السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أما بعد بسم الله الرحمن ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه صدق الله مولانا العظيم صدق وبلغ نبيه الرسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين അഭിവന്യരായ ഉസ്താദ് വെള്ളില അബ്ദുൽ മുസ്ലിയാർ അവർകളെ ബഹുമാന്യരായ യമാനി ബഹുമാന്യരായ ഉമർ ദർസി ബഹുമാന്യരായ പണ്ഡിതന്മാർ സ്നേഹിതന്മാർ മുതാലിമീങ്ങൾ സദാത്യങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അള്ളാഹു താല നമ്മളുടെ എൽമിൻ്റെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ മഷറാവൻ സഭയിൽ ഉപകാരപ്പെടുന്ന ആൾമാലകളിൽ അള്ളാഹു ഇതിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ വളരെ പ്രവിശാലമായി പ്രതിപാദിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതായിട്ടുണ്ട് വിശാല സമയത്തിനനുസരിച്ച് ഇതിന്റെ ആത്മീയമായ തലങ്ങളും കരുണ ഇസ്ലാം കാരുണ്യമാണെന്ന നമ്മുടെ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങളും അതിന്റെ പ്രാവർത്തികമായ രൂപഭേദങ്ങളും ഞാൻ പ്രതിപാദിക്കും ബഹുമാന്യരായ പാണക്കാട് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ നമ്മളുടെ ഈ പരിപാടിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ പെടുകയും അദ്ദേഹത്തിന് വളരെ ശാരീരിക പ്രയാസങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം ഷിഫിയാക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ബഹുമാനപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട അയൽമിന്റെ സദസ്സിന്റെ സംഘാടനത്തിന് നമ്മുടെ പ്രവർത്തകർ വളരെ വിഷമിച്ചിട്ടുണ്ട് എടുത്തു പറയാവുന്ന രീതിയിൽ പ്രവർത്തിച്ച മുത്താലിമീങ്ങളുണ്ട് വളരെ പ്രയാസപ്പെട്ട യുവാക്കളുണ്ട് വളരെ ബുദ്ധിമുട്ടായി പ്രവർത്തിച്ച കാരണവന്മാരുണ്ട് അള്ളാഹു എൽമിന്റെ ഹാദിമീങ്ങളിൽ അവരെയും നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ മഷ്രയിൽ നമുക്കും അവർക്കും ഇതൊരു മുതൽക്കൂട്ടായി മാറുമാറാവട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു മുദ്രാവാക്യമാണ് നമുക്കുള്ളത് അത് ഇന്നലെ ആരംഭിച്ചതോ ഇന്നാരംഭിച്ചതോ പുതിയ വാദമോ അല്ല സമകാലിക മുസ്ലിം സമൂഹത്തിൽ പലർക്കും അപചയം സംഭവിക്കുമ്പോഴേ ചില ഓർമ്മപ്പെടുത്തലുകളായി നമ്മൾ അവരടുത്തേക്ക് ഇറങ്ങി വരുന്നതും ഈ മുദ്രാവാക്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അവതരിപ്പിച്ച ആശയത്തിന്റെ അടിസ്ഥാനം അതാണ് ആഹ്റമാണ് ഏറ്റവും ഹൈറായതും ആഹ്റമാണ് ഏറ്റവും എന്നും എന്നും ശേഷിക്കുന്നതും വല്ലാഹുറത്തു ഹൈറും ആഹ്റമാണ് ഏറ്റവും ഹൈറായത് ആഹ്റത്തെ തേടലാണ് ഏറ്റവും ഹൈറായത് എന്നുമെന്നും ശേഷിക്കുന്നതും അതാണ് ഇത് നമ്മുടെ പുതിയൊരു വാദമാണോ അല്ല ഇത് നമ്മൾ എന്ന് പറഞ്ഞതാണോ അല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യമതാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ ചില്ലാനം പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച പ്രബോധന ദൗത്യമതാണ് അവരുടെ മുദ്രാവാക്യമതാണ് ഇന്നഹാദാ ഇതാജകാലക്കാരായ പരിശുദ്ധ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് ഏതാണ് ആ പ്രവാചകന്മാരെന്ന് ചോദിച്ചാൽ മക്കത്തും മദീനത്തും ഉണ്ടായിരുന്ന അഖലി കിതാബുകളും നജ്റാനിലെ ക്രിസ്ത്യാനികളെയും മക്കത്തുണ്ടായിരുന്ന യഹൂദികളെയും മറ്റുള്ളവരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രത്യേക വ്യാഖ്യാനം അള്ളാഹു കൊടുത്തു ഇന്നഹാദ സുഹഫ് മൂസ മൂസ മുസാ നബിയുടെ ഗ്രന്ഥത്തിലും അതാണ് ഇബ്രാഹിം നബിയുടെ ഗ്രന്ഥത്തിലും അതാണ് എല്ലാ അമ്പിയാക്കന്മാരുടെയും പ്രബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞ ആശയം ആഹ്റത്തിനു വേണ്ടി പ്രപഞ്ചത്തെ തെച്ചിക്കണമെന്നാണ് ആഹ്റമാണ് ഖൈർ അതാണ് ബാക്കിയാകുന്നത് അതാണ് ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം അതിനാണ് അള്ളാഹു മതത്തെ തന്നത് അതിനാണ് അള്ളാഹു ദീനിനെ ഇറക്കിയത് അതാണ് പ്രബോധകന്മാർ പഠിപ്പിക്കേണ്ടതും പ്രബോധിതർ സ്വീകരിക്കേണ്ടതും ഇത് ഖുർആാനിന്റെ വ്യക്തമായ സന്ദേശമാണ് ഈ സന്ദേശം ലോകത്ത് പഠിപ്പിക്കുവാനാണ് സയ്യിദുന അഷ്റഫുൽ ഖൽഖർ ശ്രമിച്ചത് സുബാനതല്ല അതിനുവേണ്ടി പരിശ്രമിക്കാനുണ്ടായ കാരണം മഹാന്മാരായ പ്രവാചകന്മാരുടെ കഠിനാധ്വാനത്തിന്റെ അടിസ്ഥാന രഹസ്യമതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച ദൗത്യം അതാണ് ഇത് വിസ്മരിച്ചുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ലക്ഷ്യത്തിലല്ലാതെ ഇസ്ലാമിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ അതല്ലെങ്കിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിച്ചാൽ അതിൽ നൂറ് ശതമാനം അബദ്ധം സംഭവിക്കുമെന്നാണ് അതിമനോഹരമായ ഒരു പുസ്തകം രചിക്കപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങളുടെ അലമാരയിൽ മനോഹരമായ കവർച്ചട്ടയുള്ള പുതിയൊരു പുസ്തകം കൂടി കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ പത്തോ അമ്പതിനായിരമോ വാട്സുള്ള മൈക്കിൽ ഒരു പ്രഭാഷകൻ ശബ്ദമുയർത്തി സംസാരിച്ചു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ തെരുവുകളിലൂടെ ചില ആളുകൾ മുദ്രാവാക്യം പിഴുക്കി നടന്നു എന്നതുകൊണ്ട് മുസ്ലിമിന്റെ നിത്യജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ഇത് വളരെ വ്യക്തമായ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ദിശാബോധം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പെന്ന് വേണമെങ്കിൽ പറയാം അമ്പിയാക്കന്മാർ ലോകത്ത് പ്രചരിപ്പിച്ച ആശയം അതാണ് ആദ്യകാല പ്രവാചകന്മാരുടെ പരിശുദ്ധ പ്രബോധനമിതാ മുസാ നബി അലഹിസ്സലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലഹിസ്സലാത്തു വസ്സലാമും പ്രചരിപ്പിച്ചതാണ് നോക്കൂ നിങ്ങൾ പുണ്യപ്രവാചകർ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിപാവനമായ ജീവിതം നിബിത്തങ്ങളെ സംബന്ധിച്ച് നമുക്ക് അവ്യക്തതയുമില്ല ആരെങ്കിലും അവ്യക്തത സൃഷ്ടിക്കുന്നുവെങ്കിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് അതല്ലെങ്കിൽ എന്തോ കുറവ് സംഭവിക്കുന്നത് കൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്കൊരു വ്യക്തതയുമില്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ നൂറാണ് അവിടുത്തേക്ക് അള്ളാഹു നിഴൽ കൊടുത്തിരുന്നില്ല അള്ളാഹു ബഹുമാനിച്ചൊരുപാട് ബഹുമാനിച്ചിട്ടുണ്ട് ആ ബഹുമാനത്തിന്റെ കാരണം അവിടുത്തെ നിഴൽ വൃത്തിയില്ലാത്തടത്ത് പതിക്കുമെന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ആദരവ് കാരണം അവിടുത്തെ സറഫാക്കപ്പെട്ട ദാത്തിന് നിഴൽ കൊടുത്തിരുന്നില്ല ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ എന്തോ മറ്റു ചില താല്പര്യങ്ങളാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടാകിരുന്നില്ല സഹാബത്തത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിക ലോകത്തുള്ള മഹാപരന്മാരായ പരിശുദ്ധാത്മാക്കളായ പണ്ഡിതവരണ്യർ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠത പറഞ്ഞിട്ട് അത് ബോധിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഈ പ്രകീർത്തനത്തിന് എനിക്കൊന്നും പറയാൻ അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ചോ പ്രകാശത്തെക്കുറിച്ചോ പറയാൻ എനിക്കറിയില്ല പ്രവാചക പ്രേമാങ്കുരത്തിലേക്ക് ആലത്തെയും രാക്കിളി ഇസ്ലാമിക ലോകം ആദരവോടുകൂടി കാണുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് അസീസ് അള്ളാഹുവിന്റെ ഹബീബിനെ ഇങ്ങനെ വർണ്ണിച്ചിട്ട് പറയുന്നുണ്ട് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസിനിഹി فجوهر الحسن فيه غير منقسم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم എന്റെ ഹബീബ് ആരാണെന്നറിയോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അവിടുത്തെ ദാത്തിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ശരി എത്രമാത്രം ആക്ഷേപിച്ചാലും ശരി എങ്ങനെയെല്ലാം പുസ്തകം എഴുതിയാലും ശരി ആരൊക്കെ കാർട്ടൂണിസ്റ്റിന് ഉപയോഗിച്ചാലും ശരി ആരൊക്കെ സ്വയമാവേശം കിട്ടിയാലും ശരി എനിക്കൊന്നേ പറയാനുള്ളൂ അലക്സാണ്ട്രിയാഹിലെ ബുസൈർ ഗ്രാമത്തിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയ പ്രവിശ്യയിലെ ബുസൈർ ഗ്രാമത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദിനിൽ ബുസരി എന്ന ലോകം കണ്ട മഹാനായ ഒരു ആഷിപ്പ് ജീവിച്ചിരുന്നു അവിടുത്തെ പരിശുദ്ധമാ കൊച്ചുപ്പെട്ട ചുണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പരിശുദ്ധമായ സൗന്ദര്യത്തില് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളെ അവർ ശരീക്കും പങ്കാളിയുമില്ലാത്തവരാണ് സൗന്ദര്യം എന്ന് പറഞ്ഞതിനെ പൂർണ്ണമായും അള്ളാഹു നൽകിയിരിക്കുന്നത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്കാണ് കണ്ണിന്റെ പുരികം അമ്പിന്റെ വെല്ലിനെ പോലെയാണ് അഗ്രഭാഗം തടിച്ചു നിൽക്കുന്ന മൂക്കാണ് വിശാലമായ നെറ്റിത്തടമാണ് അതിലാവട്ടെ മൂന്ന് വരകൾ തെളിഞ്ഞു കാണാറുണ്ട് കാൽപാദങ്ങൾ പതിഞ്ഞു നിൽക്കുകയാണ് സംഭാഷണം പതിഞ്ഞതാണ് നടക്കുമ്പോൾ ആകാശത്തേക്കാണ് ആകാശത്തേക്ക് നോക്കാറില്ല ഭൂമിയിലേക്കാണ് കൂടുതൽ നോക്കുക ഭൂമിയിൽ ശബ്ദമുണ്ടാവാറില്ല സയ്യിദന അഷ്റഫുൽ മുഹമ്മദ് റസൂൽ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇങ്ങനെ പരിശുദ്ധമായ ചെവിക്കുന്നികൾ നടക്കുമ്പോൾ കൊലുങ്ങുമായിരുന്നുവെന്നും അവിടുന്ന് മുടിനീട്ടി വളർത്താറുണ്ടായിരുന്നുവെന്നും എങ്ങനെ വളർത്തിയാലും പരടിയുടെ പുറത്തേക്ക് നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തലമുടി വളർന്നിട്ടില്ല എന്നും മഹാന്മാരായ വൻകും രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് മാറ്റം സംഭവിക്കുകയില്ല നബി തങ്ങൾക്ക് യാതൊരു തകയ്യുറും സംഭവിക്കുകയില്ല അതങ്ങനെയല്ലെന്ന് ബാധിക്കുന്നത് അബദ്ധം അദ്ദേഹം തന്നെ സഹാബത്തിന്റെ ജുമാനെതിരാണ് മുസ്ലിം ഉമ്മത്തിന്റെ ജുമാനെതിരാണ് ചരിത്രത്തിന്റെ നിഷേധമാണ് അള്ളാഹു റബ്ബുൽ പാവപ്പെട്ട് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഞാൻ പറയുന്നത് ചരിത്രപരമായ പൂർണ്ണത ദാത്തിനെ കുറിച്ച് ചോദിച്ചാലും പൂർണ്ണത പേരിനെ കുറിച്ച് ചോദിച്ചാലും പൂർണ്ണത ഈ സമ്പൂർണതയുടെ പ്രതീകമായ അഷ്റഫുൽ ഹൽക്കത്തോഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വലഹി വസല്ലം ഉലമാ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് എത്തിയിരുന്ന മുഴുവൻ മുഴുവൻ ആളുകളെയും അവിടുന്ന് ഹിതായത്തിലേക്കാണ് കൊണ്ടുപോയത് ഇങ്ങനെയായിരുന്നു ഹിതായത്തിലേക്ക് കൊണ്ടുപോയത് ശക്തമായ സൈനിക ആക്രമണം അതില്ല ആകെ നൂറ്റി പതിനേഴ് യുദ്ധങ്ങൾ അതും ചെറു യുദ്ധങ്ങൾ മരണം സംഭവിച്ചതോ ആയിരത്തിൽ കുറയോ ആളുകൾക്ക് റോമിനെ തകർത്തെറിഞ്ഞ യുദ്ധമാണത് പേർഷിയില്ലാതെയായ യുദ്ധമാണത് അബൂജഹലിന്റെ കോട്ടക്കൊത്തളങ്ങൾ നിലംപതിശായ യുദ്ധമാണ് ആ യുദ്ധങ്ങളിലെല്ലാം കൂടി കൊല്ലപ്പെട്ടവരെ നമ്മളെ നാട്ടിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരു ജില്ലയിൽ കൊല്ലപ്പെട്ടിടത്തോളം ആളുകളില്ല കാരുണ്യമാണ് മുത്തുനബിയുടെ സ്വഭാവം കരുണയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശൈലി അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ് സ്നേഹമാണ് അള്ളാഹുവിനാൽ പരിചയപ്പെടുത്തപ്പെട്ടതെങ്ങനെ അള്ളാന്റെ ഹബീബിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു അവ്യക്തത മുസ്ലിം സമൂഹത്തിലില്ല അതാരോ സൃഷ്ടിക്കുന്നതാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എത്രമാത്രമെന്നറിയോ ഞാൻ ഓർത്തുപോവുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുകയാണ് മനസ്സ് തുറന്നു വെച്ചേക്കണം കാരുണ്യമാകുണ്ടാകണം മനസ്സിൽ ഇസ്ലാം കരുണയാണ് ഇസ്ലാം കാരുണ്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹവർത്തിത്വമാണ് മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയുള്ള നിന്റെ പുഞ്ചിരി സതക്കയാണ് നീ അവന് വേണ്ടി പ്രാർത്ഥിക്കൽ സതക്കയാണ് നീ അവനെ സ്നേഹിക്കൽ സതക്കയാണ് ഒന്നുകൂടി ഞാൻ പറയട്ടെ അബദ്ധസഞ്ചാരം നടത്തുന്ന ചിലരെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പുറത്തുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന പലരും മുസ്ലിമീങ്ങൾക്കിടയിൽ ഇട്ടുകൊടുക്കുന്നത് പരസ്പര കോപത്തിന്റെ വാക്കുകളാണ് പരസ്പരം തമ്മിലടിക്കാൻ പ്രേരിപ്പിക്കുകയാണ് രക്തം ചിന്താൻ പ്രേരിപ്പിക്കുകയാണ് നിരർത്ഥകമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിഴൽ യുദ്ധങ്ങൾക്ക് തിരികൊളുത്തി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അശാന്തി വിതറുന്ന ചിലരെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ദുഃഖകരമാണ് തീർത്തും ഞാൻ എന്റെ മുസ്ലിം യുവതയോട് പറയുന്നു ഹബീബ് പഠിപ്പിച്ചത് പരിശുദ്ധതയും കാരുണ്യമാണ് പരിശുദ്ധതയും റഹ്മത്താണ് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് മനുഷ്യനെ മാത്രം മാത്രമല്ല വൃക്ഷസ്നേഹിച്ചനാണ് കരുണക്കടലായ സയ്യിദുന അസ്രഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹത്തിന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹത്തിന്റെ വിശാലത നിങ്ങൾക്ക് കേൾക്കണോ മാതങ്ങള് ബദർ യുദ്ധത്തിൽ പ്രയാസപ്പെട്ടല്ലോ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു സഹിച്ചിട്ടുണ്ട് നബിസല്ലാഹു വലഹി വസല്ലമ ചെറിയ പീഡനമല്ല ശക്തമായ ഒരുപാട് പീഡനങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹിച്ചിട്ടുണ്ട് എന്നിട്ടതാ അഭയം തേടിപ്പോയ ഒരു മദീനയിലേക്കൊരു യാത്ര അവിടെയും ശത്രുക്കൾ സംഗമിച്ചു കൂട്ടമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ബദർ യുദ്ധമുണ്ടായത് ലോകം കണ്ട യുദ്ധങ്ങളിലെ അത്ഭുതമായിരുന്നല്ലോ ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിൽ വെച്ച് കുറെ ആളുകളെ തടവുകാരായി പിടിച്ചു കുറെ ആളുകൾ കൊല്ലപ്പെട്ടു എഴുപതോളം തടവുകാരെ പിടിച്ചുകൊണ്ടുവന്ന് മദീനത്തെ പള്ളിയിൽ വെച്ച് കെട്ടിയപ്പോൾ രാത്രിയുടെ അന്ത്യാമത്തിൽ ചില ആളുകൾ ഞരങ്ങുകയാണ് നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ മദീന ഹുജറ ഷരീഫിൽ ഇരിക്കുകയാണ് ശാന്തമായ ചില മനുഷ്യരുടെ ഞരക്കം കേൾക്കുന്നു മുത്തല്ലാഹു വലഹി വസല്ലമാ തങ്ങൾ പുറത്തു വന്ന് നോക്കുന്നു ആരാണ് ഞരങ്ങുന്നതിലാണ് മുത്തുനബിക്ക് അസ്വസ്ഥത എന്നറിയോ ഇന്നലകളിൽ കഴുത്തെറുക്കാൻ ഓടി നടന്നവർ ജന്മനേ ദേശത്തു നിന്ന് ഓടിച്ചവർ മാതാപിതാക്കളുടെ കവറ് പോലും കണ്ടെത്തി അതിൽ നിന്ന് എല്ലെടുത്തു കൊണ്ടുവന്ന് കത്തിക്കുമെന്ന് പറഞ്ഞവർ ചത്തത്തകത്തിന്റെ കുടൽമാല ചാർത്തിയവർ ഷാഡു അബി താലിബിൽ മൂന്ന് വർഷത്തോളം അള്ളാഹുവിന്റെ ഹബീബിനെ പട്ടിണിക്കിട്ടവർ ആപത്തുകളിൽ അഭയം തേടി ഉറങ്ങാൻ കാരണമായവർ പച്ചിലകൾ പറിച്ചു മുത്തിന് ഭക്ഷണം കഴിക്കാൻ കാരണമായവർ മദീനയെ ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടിയവർ പാവപ്പെട്ട സഹാബത്തിന്റെ നെഞ്ചിലേക്ക് ചാട്ടുളിയെ കുത്തിയവർ അവരാണ് അവരുടെ സബിതത്തിൽ തടവനാകിരുന്നത് സരിത്ത് അമ്മാറിന്റെ ശരീരം പൊള്ളിച്ചവരാണ് ബിലാലിനെ കിട്ടിവലിയാണ് ഹുബൈബിന്റെ രക്തത്തിന് ഉത്തരം പറയേണ്ടവരാണ് ഒരുപാട് ഒരുപാട് ക്രൂരതയുടെ പ്രതീകങ്ങളായ ആ മനുഷ്യരെ തടവറയിൽ വെച്ചപ്പോൾ അവർ നഷ്ടപ്പെടുന്നത് കണ്ട സമയത്ത് അസ്വസ്ഥനായി അസ്രഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലേക്ക് വന്നു ഇന്ന് യുദ്ധത്തടവുകാരുടെ കാലമാണ് ഇന്ന് യുദ്ധത്തടവുകാരുടെ കാലമാണ് ആ നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും പരിഷ്കൃത സമൂഹം തടവിൽ തടവിൽ പിടിക്കുന്ന ആളുകളെ ഒന്നിച്ച് വെടിവെച്ചു കൊല്ലുന്ന കാലം ജയിലറകളിൽ തടവുളി പുള്ളികൾ കൊല്ലപ്പെടുന്ന കാലം ക്രൂരതയുടെ പ്രതീകങ്ങളാകി മനുഷ്യന്മാറിയ കാലമാണ് ആറാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ ഹബീബ് വന്നിട്ട് ചോദിച്ചു പിന്നെന്താണടാ ഒരു ശബ്ദം കേൾക്കുന്നത് കാബിൽ നിന്ന് സഹാബി മുത്തുനബിയോട് പറഞ്ഞു പ്രഭോ അത് അബ്ബാസിന്റെ ഞരക്കമാണ് അബ്ബാസ് ഇസ്ലാമതം സ്വീകരിച്ചിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റബിയല്ലാഹുവൻഹുവിന് അത് പരസ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ശത്രുക്കളോടുകൂടി യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് അത് തറവാടിന്റെ പ്രശ്നമാണ് മഹാനവറുകൾ അല്പം നീളം കൂടിയ ആളാണ് ഒരു തൂണി തുണി പിടിച്ചു കിട്ടിയതുകൊണ്ട് കിടക്കാൻ സാധിക്കുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല അതാണ് അബ്ബാസിബിന് അബ്ദുൽ മുത്തലിബിന് കരയാൻ കഴിയുന്ന ഉറങ്ങാൻ കഴിയാതെ നിരങ്ങുന്നത് ഉറങ്ങാൻ കഴിയാതെ നിരങ്ങുന്നത് അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വിളിച്ചു സഹാബത്തിനെ വിളിച്ചു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാര്യം നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്ന് പരാജയപ്പെട്ട് തടവിലാക്കപ്പെട്ടവരാണ് എന്നാലും അവർ കുറക്കം നഷ്ടപ്പെട്ടുകൂടാ നിങ്ങളവരെ കയറിന്റെ കെട്ടഴിച്ച് വിട്ടേക്കണം അവർ സ്വസ്ഥമായി ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് സയ്യിദുനാഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യുദ്ധത്തിലെ തടവുകാരോട് ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ലാത്തവരോട് കൊല്ലാൻ വേണ്ടി കൂട്ടം കൂടിയവരോട് കാലിൽ ചെരുപ്പില്ലാതെ സഹാബത്ത് യുദ്ധം ചെയ്ത് തടവിൽ പിടിച്ചവരോട് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമീപിച്ച സമീപനമതാണ് ഉദാര മനസ്കഥയാണ് മക്കയ്ക്ക് മക്ക കീഴടങ്ങിയപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത് ലോകത്തെവിടെയും ഇസ്ലാം കടന്നു വന്നത് മുത്തുനബിയുടെ തപസ്സുമായ പുഞ്ചിരിക്കുന്ന മുഖമാണ് വളരെ ലളിതമായ ജീവിതശൈലിയാണ് പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പ്രബോധനമാണ് അവിടെ യുദ്ധത്തിന് പ്രത്യേകതകളില്ല യുദ്ധക്കളം കൊണ്ടുണ്ടാകുന്നതല്ല യോദ്ധാക്കളുടെ പോരാട്ടത്തിന്റെ കാലടിശ്രപ്പ് പ്രചരിപ്പിച്ച ആശയങ്ങളൊക്കെയും ശാന്തതയോടെ പ്രചരിപ്പിക്കരുത്തിനുമായിട്ടൊരു ബന്ധമില്ല ചിലയിടത്തതാ കാണുന്ന ബോംബാക്രമണം പാകിസ്ഥാനിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ അത് എവിടെയോ ഒരു ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി ഇസ്ലാമിന്റെ പേരിൽ ഒരു ബോംബ് കരയുന്ന കുട്ടിക്ക് പാല് വാങ്ങാൻ വന്ന പിതാവും വിശന്ന് കരയുന്ന മക്കൾക്ക് അരി വാങ്ങാൻ ജോലി തേടി വന്ന പാപപ്പെട്ടവനും സ്കൂളിലേക്ക് സ്വപ്നം കണ്ട് നടന്നു പോകുന്ന വിദ്യാർത്ഥിയും മാതാവിന് രക്തം കൊടുക്കാൻ വേണ്ടി ഓടിപ്പോയ പിഞ്ചോ മനമകനും എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നറിയാതെ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാമുമായി ബന്ധമില്ല അത് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രബോധനമല്ല എവിടുന്നാ വന്നത് ഈ ചിന്താധാര പ്രചരിപ്പിച്ചത് ചില പണ്ഡിതന്മാരാണ് ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തിരുന്നവർ പലരും തെറ്റായ ആശയത്തിന്റെ ഉടമസ്ഥരായിരുന്നു ഇത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ഷിയാക്കള കൂട്ടത്തിൽ സയ്യിദിയ ഇമാമിയ എന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ഇമാമിയ വിഭാഗത്തിന്റെ ആശയം എന്താണെന്നറിയോ അക്രമ അക്രമിയായ രാജാവിനെതിരെ യുദ്ധം ഈ ചെയ്യൽ ഫറലായിനാണ് നിസ്കാരം ഫറലായിനായതുപോലെ നോമ്പ് ഫറലായിനായതുപോലെ ഭരണകൂടത്തിനെതിരെ അക്രമിയായ ഭരണകൂടത്തിനെതിരെ തങ്ങളുടേതല്ലാത്ത ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യൽ ഫറലായിനാണ് അതിൽ കൊല്ലപ്പെട കൊല്ലപ്പെടുന്നത് ഷഹീദാകാൻ കാരണമാണ് ഇനി അഥവാ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലോ ഇസ്ലാമിന്റെ പുറത്തുപോയി മരിക്കേണ്ടി വരും കാഫറാകി മരിക്കേണ്ടി വരും ഈ കൂട്ടം ഷിയാക്കളുടെ പ്രബോധനം ആ വാദക്കാർ തന്നെയാണ് മുർജിയകൾ അവർ ആ വാദമുള്ളവരാണ് മുഴത്തസലികൾ അവരുടെ ആശയം സ്വീകരിച്ച പലരാണ് ഇസ്ലാമിക സമൂഹത്തിലെ ചെറുപ്പക്കാരെ മനുഷ്യബോധകളാക്കി പുറത്തേക്ക് തള്ളിവിടുന്നത് ആ പ്രസ്ഥാനത്തിന്റെ പേരല്ല മറിച്ച് ആ പ്രസ്ഥാനത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളാണ് ഷിയാക്കളിലെ ഇമാമികളും സയ്യിദകളും യുദ്ധം ചെയ്യൽ വാജിബാണെന്ന് പഠിപ്പിച്ചു ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ട് നീ ഒരു ബോംബാഗി നിരപരാധികൾക്കിടയിൽ പോയി പൊട്ടിത്തെറിക്കണം എന്ന് പറഞ്ഞപ്പോഴും സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് തീർത്തും ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു പരിശുദ്ധ ദീനിന്റെ പ്രചാരകർ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധകർ മഹാന്മാരായ ആരിഫീങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ നിന്ന് വഫാത്താകുമ്പോ ആയിരക്കണക്കിന് സഹാബത്ത് ഭൂമിയിലുണ്ട് ആയിരക്കണക്കിന് സഹാബത്ത് ഭൂമിയിലുണ്ട് വല്ലാവരും സമ്പൂർണ്ണർ തന്നെ എല്ലാവരും സമ്പൂർണരാണ് എല്ലാവരും പൂർണ്ണരാണ് എല്ലാവർക്കും അറിവുണ്ട് എല്ലാവർക്കും ആരിഫത്തുണ്ട് എല്ലാവരും മുജിത്തഹിതീങ്ങൾ ആവശ്യമില്ലാത്തവരാണ് എല്ലാവരും പിൽക്കാലത്ത് വന്ന കുത്താബുകളെക്കാളും മുകളിലാണ് പിൽക്കാലത്ത് ജീവിച്ച ആത്മീയ ലോകത്തിന്റെ മഹാചക്രവർത്തിമാരില്ലേ മഹാന്മാരായ നമ്മുടെ മഷായിഹന്മാരില്ലേ അക്താബുകളില്ലേ ഒക്കെ ഒരുപാട് വിറത ഉയർന്നവരാണ് മുഴുവൻ സഹാബത്തും അതേപോലെ തന്നെ പിന്നീട് വന്ന അയിമത്തിൽ അർബാത്തില്ലേ അവരെക്കാളും കുറച്ച് ഉയർന്നവർ തന്നെയാണ് മുഴുവൻ സഹാബത്തും ആ മഹാന്മാരായ സഹാബത്ത് ആയിരക്കണക്കിന് സഹാബികളെ ഭൂമിയിൽ വെച്ച് വിട്ടേച്ചാണ് സയ്യിദുനാ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൗതിക ലോകത്തോട് വിട പറഞ്ഞത് കേട്ടോ പിന്നെ ഈ സഹാബികളിൽ എത്ര ആളാ ഫത്തുവക്ക് വന്നത് എഴുപതാളുകളാണ് എഴുപതാളുകളാണ് ആകെ ഇസ്ലാമികമായ പ്രബോധനത്തിന് രംഗത്ത് വന്നവർ ആകെ എഴുപതാളുകളാണ് മുഫ്തികൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ്ഹുവിനോട് പത്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നിനാകിരിക്കും മറുപടി ഒമ്പതെണ്ണത്തിലും സുഖോത്ത് തന്നെ ബഹുമാനപ്പെട്ട ഇതിനോട് റലിയല്ലാഹു അനുഭവിനോട് ചോദിച്ചാൽ പറയും ഇതൊക്കെ ഭരണാധികാരിയുടെ പണിയാണ് നിങ്ങൾ അവരോട് ചോദിച്ചോളൂ മുഹദ്ദിസീങ്ങളിൽ പ്രമുഖനാണല്ലോ ബഹുമാനപ്പെട്ട ഇതിനോട് റലിയല്ലാഹു അനുഭു അങ്ങനെ പെട്ടെന്ന് ഫത്തുവ കൊടുക്കുന്നില്ല സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫത്തുവ കൊടുത്തിട്ടുള്ളത് പത്ത് ചോദ്യത്തിൽ ഒമ്പതിനോട് പ്രതികരിച്ചത് റയീസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ പ്രസിദ്ധനായ നബിസല്ലാഹു അലഹി വസല്ല ഇല്ലമ തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റബിയല്ലാഹുവൻകുവിന്റെ മകൻ ഇബിൻ അബ്ബാസ് റബിയല്ലാഹുവൻകുവിനോട് ഒരു വിഷയത്തിൽ മസ്അല പത്ത് വിഷയത്തിൽ മസ്അല ചോദിച്ചാൽ ഒമ്പതെണ്ണത്തിൽ അവിടുന്ന് പ്രതികരിക്കുമായിരുന്നുവെന്നും അൻവാഹിദിൻ ഒന്നിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ പ്രതികരിക്കാറില്ല എന്നും മഹാന്മാരായ സഹാബത്ത് റബിയല്ലാഹുവൻകുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ മഹാപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് അതിക്കയിലൊക്കെ ആലിമൻ അവന്റെ അടയാളം തന്നെ പെട്ടെന്ന് ഫത്തവ കൊടുക്കാത്തവൻ എന്നാണ് ഇന്ന് ഇസ്ലാമിന്റെ വിധി പറയാൻ എന്ത് തിരക്ക എന്റെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവണില്ലേ ഞാൻ പറയണേ എന്തൊരു തിരക്ക അവിടെ എന്ന് പറയുമ്പോഴേക്ക് ഇസ്ലാമിന് ബന്ധമില്ല ഒരാളെ ഫത്തുവ ഇസ്ലാം എങ്ങനെയാണ് ഇങ്ങനെ ശരിക്കും ഒരു കിതാബിന്റെ അഴിബാറത്ത് മയന വെക്കാൻ അറിയാത്തവര് ഇസ്ലാമിന്റെ നിയമം പറയുന്ന ഒരു കാലം വന്നു അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായ അറിവിൽ നിന്ന് ഊട്ടപ്പെട്ടതല്ല ഒരു കാര്യവും കൂടി നമ്മൾ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദി സുൽത്താനിൽ ഹിന്ദ് ഹാജ ദിവസമാണ് അവിടുത്തെ ഇടായ ബഹുമാനപ്പെട്ട ഷെയ്ഫ് തങ്ങളുടെ ആണ്ടിന്റെ ദിവസവുമാണ് ഇത് രണ്ടും സംഗമിച്ച സമയത്ത് അർദ്ധരാത്രിയിൽ അള്ളാഹുവിന്റെ ദീന് തേടി വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ വേദനയോടുകൂടി ഞാനൊരു കാര്യം അടിതറിയിട്ട് സൂചിപ്പിക്കുന്നു ആത്മീയത എന്നാൽ അടിയിൽ നിന്ന് മുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നൊരു കാര്യമല്ല സംഘടനാവൽക്കരിക്കപ്പെട്ട ചില ആത്മീയതകളുണ്ട് അള്ളാഹു പാപപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പത്താളുകൾ കൂടിയിട്ട് ഒരാളെ കുത്തുപാക്ക പത്താള് കൂടിയിട്ട് നിങ്ങൾ കുത്തുബാണ് അറിയാം നിങ്ങളെല്ലാരും കൂടി കൂടിയിട്ട് പറയാ ഞാൻ ഹൗസാണ് അറിയാം ഇങ്ങനെ പ്രചരിപ്പിക്കുക ഇതിനെ നമ്മൾ അടിവരയിട്ട് പറയുന്നു പൂർണ്ണമായ മൂല്യനിരാസമാണ് അത് തിരഞ്ഞെടുക്കുന്ന ആളാരാണെന്നറിയോ മദീന അന്ത്യവിശ്രമം കൊള്ളുന്ന പച്ചക്കുബയ്ക്ക് താഴകിരുന്ന് പരിശുദ്ധ ജീവിന്റെ പ്രചാര പ്രചാരണം നിർവഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും നേതാവായ സയ്യദുന അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ആത്മീയ ലോകത്തെ സൂഫികൾ ഇരിക്കുന്നത് ഇവിടെയാണ് ദീനീ പ്രബോധകന്മാരുടെ അടിസ്ഥാന കേന്ദ്രം ഇവിടെയാണ് അള്ളാഹുബിന്റെ അരിഫീങ്ങളുടെ സ്ഥാനം ഇവിടെയാണ് മഹാന്മാരായ അരിഫീങ്ങൾ പറയുന്നു അല്ലാഹുബിന്റെ ഹബീബ് ഹബീബിന്റെ കാലിന്റെ ചുവട്ടിൽ ഹാദിമീങ്ങളായി മഹാന്മാരായ ആബിദീങ്ങൾ ആരിഫീങ്ങൾ നിൽക്കുകയാണ് എന്നിട്ടോ അഷ്റഫുൽ ഖൽഖ് വസല്ലം വബി അംരിഹി അടുപ്പിക്കുന്നതും അകറ്റുന്നതും മുത്തുനബിയുടെ ഒരു കൽപ്പനയാണ് സുബ്ഹാന ഞാൻ പറയുന്നത് വേഷം കെട്ടലുകളിൽ പലതും സംഭവിക്കുന്നുണ്ട് അതിന് പരിശുദ്ധഹീനമായി ബന്ധമില്ല ചിലർ പറയും ആ ഭീകര പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് ചിലർ പറയും ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് ചിലർ പറയും ശരീരത്തിൽ ലാസകലം ബോംബ് വെച്ച് കെട്ടി പള്ളിയിൽ നിസ്കരിച്ചിരിക്കുന്നവർക്കിടയിൽ പൊട്ടിച്ചിതറി സുജൂരിൽ കിടക്കുന്നവനെ കൊന്നൊടുക്കിയ പ്രസ്ഥാനം ആത്മീയ നേതാവെന്ന് ചിലരെ കുറിച്ച് പറയാറുണ്ട് കേട്ടോ തീർത്തും ഞാൻ പറയുന്നു അവരൊന്നും ആത്മീയ നേതാക്കളല്ല ആത്മീയ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് സയ്യിദിന അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ തിരുഹലറത്തിൽ ചെല്ലുമ്പോൾ പുണ്യപ്രവാചകന്റെ കടക്കന്നുകൊണ്ടെന്ന് നോക്കി അവിടുത്തെ വിരൽ കൊണ്ട് ചലിപ്പിച്ച് നീ എന്ന് മുന്നോട്ട് വരൂ മുത്തുനബി എപ്പോൾ പറയുന്നു അപ്പോഴാണ് ആ മനുഷ്യനെ ആത്മീയത സന്നിവേശിക്കപ്പെടുന്നത് അപ്പോഴാണ് അവൻ ആരിഫാകുന്നത് അപ്പോഴാണ് അവൻ ആലിമാകുന്നത് അപ്പോഴാണ് അവൻ കുത്തുബാകുന്നത് ഞാൻ പറയുന്നത് വായിച്ചു പഠിച്ചറിവിനെ കുറിച്ചല്ല പുസ്തകങ്ങൾ വായിച്ചുണ്ടാക്കുന്ന അറിവിനെ കുറിച്ചല്ല മുത്താലിനീങ്ങൾ മുത്താറ ചെയ്തുണ്ടാക്കുന്ന അറിവിനെ കുറിച്ചല്ല പ്രഭാഷകന്റെ പ്രഭാഷണം കേട്ട് വ്യത്യസ്തമാക്കുന്ന ചരിത്ര കഥകളെ കുറിച്ചല്ല മറിച്ച് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറജുലൈ വാരിഫീങ്ങളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം സുലൈമാനിൽ കാതിരി പറഞ്ഞതുപോലെ കഠിനമായ പരിശ്രമത്തിലൂടെ അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആത്മീയമായി സന്ധിച്ചൊരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ മുത്തുനബിയുടെ ഹലറത്തിലാണ് കേട്ടോ ആ മനുഷ്യനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നുണ്ട് ഷെയ്ഖുനാൻ ആണ്ടിന്റെ സമയമാണല്ലോ ഈ സംഭവത്തെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുക അള്ളാഹു ഇവിടുത്തെ ഫയൽ നമുക്ക് നൽകുമാറാവട്ടെ ആരാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഹാദിമികൾ അവർ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അള്ളാഹു ഉണ്ടെന്നതിന്റെ നിദർശനങ്ങൾ അള്ളാഹു ഉണ്ടെന്നതിന്റെ അടയാളങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആയാത്തുകളാണ് ജന്മത്തിൽ വസലിൽ ദിവ്യ സാന്നിധ്യത്തിന്റെ സ്വർഗത്തിൽ അവർ അള്ളാഹുവിന്റെ സഹിതത്തിൽ ഇരിക്കുകയാണ് എന്താണിത് കാരണം സഖാഹും സഖാഹും മാ അള്ളാഹുവിനോടുള്ള ദിവ്യമായ സ്നേഹത്തിന്റെ മത്തുവരുന്ന കല്ലിനെ അവർ കുടിച്ചു അള്ളാഹുവിനെ കാണണമെന്ന മറ്റൊരു മോഹവും ആ പരിശുദ്ധാത്മാക്കൾ സ്വീകരിച്ചിട്ടില്ല പരമാം മഫീങ്ങൾ അവരാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചവർ ആ പരിശുദ്ധമായ പ്രബോധന ശൈലിയിൽ നിന്ന് അന്യം നിന്നതെപ്പോഴാണ് നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വലഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ സയ്യദ ഉമ്മുസലമാ റബിയല്ലാഹു അൻഹ മുഅ്മിനീങ്ങളുടെ മാതാവാണല്ലോ ലളിതങ്ങളുടെ പാവപ്പെട്ട പാവപ്പെട്ട ഉമ്മ മുസലമ ബീവിയുടെ പ്രത്യേകത എന്താ ശരിക്കും മനുഷ്യനിൽ മാറുന്നത് എന്താ ഒരു പ്രത്യേകത വരണല്ലോ ഇതൊരു കാര്യമായ ചിന്തയാണ് മറന്നു പോകരുത് കുറച്ചു കഴിയുമ്പോൾ തിരിഞ്ഞിട്ടില്ല എന്ന് പറയരുത് ശരിക്കും മനുഷ്യനിൽ മാറുന്നത് എന്താ അവന്റെ മാംസ അവന്റെ രക്തമാ ഇതൊന്നുമല്ല മാറുന്നത് മനുഷ്യനിൽ ഭിന്നമായ രണ്ട് ഗുണങ്ങളെ അള്ളാഹു പടച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടിമകളാണല്ലോ നമ്മളെ സംബന്ധിച്ചൊരു കാലം കടന്നുപോയിട്ടുണ്ട് ആ കാലം എന്താണ് ഇൻസാനി പറയപ്പെടാൻ പറ്റാത്തൊരു കാലം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഒന്നുമല്ലാത്തൊരു കാലം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കാലത്തല്ലാഹു നമ്മളെ പടച്ചൊരു കാലമുണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു وإذا صبلته ونفخت فيه من روحي وقعوا له ساجدين മനുഷ്യനെ അള്ളാഹു പടച്ചത് അത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിന്റെ കാലമാണ് ആദം നബി അലഹിസ്വലാത്തു വസ്സലാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു ഇപ്പൊ രണ്ട് ഗുണങ്ങളാണ് മനുഷ്യനിലുള്ളത് ഒന്നവന്റെ ശരീരമാണ് ഞാനും നിങ്ങളുമാണ് മനുഷ്യൻ കഴിഞ്ഞുപോയവരല്ല പാവപ്പെട്ട എന്റെ ശരീരത്തിലും നിങ്ങളെ ശരീരത്തിലുമുള്ള രണ്ട് ഗുണങ്ങൾ ഒന്ന് ജന്തുസഹജമായ ഗുണം മനുഷ്യഗുണം മറ്റൊന്നോ അതിലല്ലാഹു അള്ളാഹു റോഹെന്ന് പറയുന്ന ഗുണം ഒന്നുകൂടി തിരുത്തി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നിന് ആസൂത്തിയായ ഗുണം മൃഗസഹജമായ ഗുണം മറ്റൊന്ന് റോഹിന്റെ ഗുണം മലക്കൂത്തിയായ ഗുണം നോക്കൂ നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന മനുഷ്യർ വ്യത്യസ്തമായ രണ്ടെണ്ണമാണ് ഒന്ന് നമ്മളിൽ മലക്കൂത്തിയായ ഗുണമുണ്ടത് ദൈവികമാണ് മറ്റൊന്ന് നമ്മളിൽ ആസൂത്തിയായ ഗുണമുണ്ടത് മനുഷ്യ സഹജമാണ് ഇത് രണ്ടും ഒരുപോലെ സംഗമിച്ചവരാണ് റോഹിനെ കുറിച്ചങ്ങളോടവർ പറയുന്നു നബിയേ അള്ളാഹുവിന്റെ ഒരു കാര്യമാണ് പറയാൻ പറ്റാത്ത വിഷയമാണെന്ന് പുണ്യപ്രവാചകരെ സമൂഹത്തോട് നിങ്ങൾ പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു രണ്ട് ഗുണം ഒന്ന് റൂഹാണ് മറ്റൊന്ന് ജസദാണ് ഇത് റൂഹിന് ആരോഗ്യം കൊടുക്കണം റൂഹിന് ആരോഗ്യം കൊടുക്കുമ്പോൾ റൂഹ് ശക്തിപ്പെടും റൂഹ് ശിക്ഷാനാവിസ്വാറുള്ള തലാർ നീളം വിശ്വാറുന്നില്ല വലുപ്പം കൊണ്ട് മനുഷ്യൻ മാറുന്നില്ല സമൂഹത്തിലൊരാൾ സ്വീകരിക്കപ്പെടുന്ന പണ്ഡിതനായതുകൊണ്ട് അയാളുടെ മൂല്യത്തിന് മാറ്റം സംഭവിക്കുന്നില്ല അയാളിൽ സന്നിവേശിക്കപ്പെടേണ്ടത് റൂഹാണ് അയാളോ അതിനനുസരിച്ച് നിനക്ക് മാറ്റം സംഭവിക്കും ഇപ്പൊ ഇവിടെ ചില ആളുകളെ പരിപാടി ഉഹ്റബിയായ ആലിമീങ്ങൾ മഹാന്മാർ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ടല്ലോ കാരണം വനാന്തരങ്ങളിൽ ആരാധനയുമായി കഴിഞ്ഞിരുന്ന നമ്മുടെ മസായിഹന്മാരുടെ തിരഹറത്തിൽ പാവപ്പെട്ട നമ്മൾ എത്തി നിൽക്കുന്നതെന്തേ അത് മുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അവരുടെ നോട്ടം മതി അവരെ പുഞ്ചിരി മതി മതി അവരുടെ സാന്നിധ്യം മതി അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ മതി അവരുടെ ഒറോസുകൾ മതി അവിടുന്ന് കിട്ടുന്ന പച്ചവെള്ളങ്ങൾ മതി ആയിരത്താണ്ട് പ്രഭാഷണത്തെക്കാളും ഗുണം ചെയ്യുന്ന കാര്യമതാണ് എത്രത്തോളമെന്നോ അപ്പൊ മനുഷ്യനിൽ മാറ്റം സംഭവിക്കുന്നത് അവന്റെ ആത്മാവിനാണ് അള്ളാഹുവിന്റെ ഹബീബിനെ സാധാരണക്കാരാക്കാൻ പരിശ്രമിക്കുന്ന ചിലരെങ്കിലുമുണ്ട് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ചിലർക്കൊന്ന് തെരീക്കുകളെ കുറിച്ച് വിമർശനമാണ് ചിലർക്കൊന്ന് തെരീക്കത്തെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല തെരീക്കത്തുകാരൻ എന്ന് പറഞ്ഞാൽ പിഴച്ചവനെന്ന് എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് ഞാനിതാ ചരിത്രം തീർത്തു പറയുകയാണ് ബഹുമാനപ്പെട്ട ഫാറൂഖ് മദീനയിൽ ഭരണം നടത്തുന്ന കാലത്ത് അവിടുത്തെ ഖിലാഫത്ത് തീരുന്നതിന്റെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഹസൻ ബസരി റലിയല്ലാഹു അനുഹു ജനിക്കുന്നത് ഹസൻബസുരി റതി അള്ളാഹുബാൻഖു ജനിക്കുന്നത് ഹിജറയുടെ ഉമർ ഖത്താബ് റതി അള്ളാഹുബാൻഖു ഖലീഫയായപ്പോ അവിടുത്തെ ഭരണം രണ്ടു വർഷം ബാക്കിയുള്ള സമയത്താണ് കഴിഞ്ഞിട്ടുണ്ടോ ഹസൻ ബസരി റബി അള്ളാഹുവാൻഹു എഴുപതോളം ബദരീങ്ങളെ കണ്ടിട്ടുണ്ട് എഴുപതോളം ബദരീങ്ങളെ ഹസൻ ബസരി റബി അള്ളാഹുവാൻഹു കണ്ടിട്ടുണ്ട് ബദർ യുദ്ധത്തിൽ വെച്ച് മുത്തുനബിയോടുകൂടി അടരാടിയ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട പാവപ്പെട്ട കാത്ത് നമ്മളെ ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ലോഹുബിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് ബഹുമാനപ്പെട്ട സയ്യദിന കഴിഞ്ഞോ അശ്രത്തിൽ മുബശ്രീങ്ങളിൽ പലരെയും കൊണ്ട് സഹാബികളെ കൂട്ടത്തിൽ വ്യത്യസ്തമായൊരു വ്യക്തിത്വ ചോദിക്കലം എന്താണെന്നറിയോ നബിയെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് നരകത്തീമാൻ ഉറപ്പെടുക ഇങ്ങനെ അപകടം സംഭവിക്കുന്നതിനെ കുറിച്ച് മുൻകൂട്ടി ചോദിച്ചിരുന്നു ഈ കാബൽ അഖ്ബാറിനോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച സഹാബിയാണ് കാബൽ അഖ്ബാറിന്റെ മേലാകെ ജീവിച്ച മഹാനായ താബിയാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസരീർ അൻഹു പുതിയൊരു അറിവാന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ടെന്നാ എഴുപത്തിരണ്ട് മഹാനവറുകൾ വിതറ ഒന്നാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന്റെ മുമ്പ് മൂലോകിൽ അൻസാരി ഹസ അവരാരുല്ലാതെ ഞാനും ആഹ്റത്തിന് വേണ്ടി കഷ്ടപ്പെടാതിരിക്കാൻ പറ്റേ മഹാന്മാർ ഇതിൽ ഇനി ഇങ്ങോട്ട് ഇനിങ്ങോട്ട് നോക്ക് സൂഫികളുടെ പ്രബോധനത്തിലെ കാര്യലി ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റതിയല്ലാഹുവാൻ ഹസൻ ബസറി റതിയല്ലാഹുവാൻക്ക് പറഞ്ഞു ഇമാം സുനൈദ് റതിയല്ലാഹുവാൻക്ക് പറഞ്ഞു എന്താ പറഞ്ഞത് ജബാബിറത്തുൽ ഉലമ പണ്ഡിതന്മാരിലെ അഹംഭാവികളെ സൂക്ഷിക്കണം വിവരമില്ലാത്തവനെയും ഭയപ്പെട്ടേക്കണം ഈമാ നശിപ്പിക്കുന്ന രണ്ട് കൂട്ടരാണ് മുസ്ലിം യുവതയോട് ഞാൻ തീർത്തു പറയുന്നു ആരാണ് അൽ ജബാബിറത്തുമിനൽ ഒഴലമ അഹംഭാവികളായ പണ്ഡിതന്മാർ പണ്ഡിതൻ ഉണ്ടാവേണ്ടത് വിനയമാണ് വഹിയുള്ളവൻ ഉണ്ടാകുന്നത് വിനയമാണ് അവൻ പിൻപറ്റേണ്ടത് തലനാഴ്ത്തി മാത്രം ഭൂമിയിലൂടെ സഞ്ചരിച്ച സയ്യിദിന അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവൻ അനുധാവനം ചെയ്യേണ്ടത് അവൻ പിൻപറ്റേണ്ടത് അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആ അള്ളാഹുബിന്റെ ഹബീബിന്റെ നൂറാനികത്തിനെ കൽബിൽ സൂക്ഷിച്ചവർ റസാനത്തുന്നിലാണ് മനുഷ്യന്റെ തല താഴ്ത്തുന്നത് അദ്ദേഹം സ്പിക കഥ പറയുന്നുണ്ട് ഒരു ഗോതമ്പിന്റെ തോട്ടത്തില് ഒരു മരട്ടിൽ രണ്ട് കതിരോടുകൂടി ഒരു ഗോതമ്പ് മുളച്ചു നിന്നിരുന്നു ഒന്നിങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നു മറ്റൊന്ന് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു ഒന്നുകൂടി പറയാം ഒരു ഗോതമ്പിന്റെ തോട്ടം അതിൽ രണ്ട് കതിരുകൾ രണ്ട് കതിരുകൾ ഒന്ന് തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു മറ്റൊന്ന് തല താഴ്ത്തുന്നു ഒന്ന് തല ഉയർത്തി പിടിച്ചതാണ് മറ്റൊന്ന് തല താഴ്ത്തിയതാണ് തല താഴ്ത്തി നിൽക്കുന്നതിനെ തല പിടിച്ചത് ആക്ഷേപിച്ചു തല പിടിച്ചു ചോദിച്ചു നിനക്കെന്താ തല പിടിച്ചാൽ എന്നെ പോലെ നിനക്കെന്താ എന്നെ പോലെ തല പിടിച്ചാൽ തല പിടിച്ചത് പുറത്താഴ്ത്തിയത് പറഞ്ഞു എന്റെ ഉള്ളിൽ ലഭ്യമാണ് അപ്പോൾ അവൻ ചോദിച്ചു എന്തേ നിനക്ക് ഭാരം നീയും ഞാനും ഒരു മുരട്ടിലാണ് നീയും ഞാനും ഒരേ ഭൂമിയിലാണ് നീയും ഞാനും സ്വീകരിക്കുന്ന വായുവും വെളിച്ചവും വെള്ളവും നന്നാണ് പിന്നെ നീ എന്റെ തല താഴ്ത്തിപ്പോയി ഞാനെന്റെ തല പോലെ ഉയർത്താൻ സാധിക്കാത്തത് നെല്ല് പറഞ്ഞു കതിര് പറഞ്ഞു എനിക്ക് ഉത്തരല്ല പക്ഷേ പൊന്തണില്ല കുറച്ചുകൂടി കഴിഞ്ഞു മൂത്തു കൊയ്തെടുക്കാൻ സമയമായി എപ്പോഴും പതിര് നെല്ലിനെ പരിഹസിച്ചു എന്തേ തല താഴ്ത്തി വെച്ചിട്ട് എന്താ ഗുണം തല ഉയർത്തിപ്പിടിച്ചെനിക്കെന്താ ഛേദം നീയും ഞാനും ഒരേ സമയം മുറിക്കപ്പെടുകയാണ് മുറിച്ചു കൊയ്തെടുത്തു അത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെച്ചു ആ കെട്ടിൽ വെച്ചും പതിര് നെല്ലിനെ കളിയാക്കി ഇനിയെങ്കിലും തല ഉയർത്തിപ്പിടിച്ചോ നീയും ഞാനും ഇപ്പോഴും ഒന്നിച്ചാണ് വീട്ടുകാരൻ വന്നു അയാൾ അതിനെ മരിച്ചു കൂട്ടിയിട്ടപ്പെടും പതിരും തരികും നെല്ലിന്റെ കതിരും ഒരുമിച്ചാണ് പതിരും കതിരും ഒരുമിച്ചാണ് പതിരപ്പോഴും കതിരിനെ പരിഹസിച്ചു ഇപ്പോഴുണ്ടായി മുളച്ചപ്പോൾ തന്നെ ഞാൻ തല ഉയർത്തിപ്പിടിച്ചു നീ തല താഴ്ത്തി നീയും ഞാനും ഒന്നിച്ചു വളർന്നു തലയുയർത്തിപ്പിടിച്ച് തന്നെ ഞാൻ നിന്നു നീ തല താഴ്ത്തി നിന്നു ഒന്നിച്ചു കൊയ്യപ്പെട്ടു അപ്പോഴും നീ തല താഴ്ത്തിയും ഞാൻ ഉയർത്തിയും ഒന്നിച്ച് നമ്മളെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു അപ്പോഴും നീ തല ഉയർത്തിയും ഞാൻ താഴ്ത്തിയും അവസാനം മെതിക്കപ്പെട്ടപ്പോഴും അങ്ങനെ ഇപ്പോൾ കൂട്ടപ്പെട്ടപ്പോഴും നമ്മൾ ഒരുമിച്ചാണ് ഇനി ഞാൻ ചോദിക്കട്ടെ തല ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് എനിക്ക് എന്ത് നഷ്ടമാണ് ഇപ്പോഴല്ലേ അഹംഭാവത്തിന്റെ പ്രതീകമാണല്ലോ തല ഉയർത്തിപ്പിടിക്കൽ എനിക്കെന്ത് നഷ്ടമാണെന്ന് ചോദിച്ചു കതിര് കതിരിനോട് പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കതിര് പറഞ്ഞു പതിരിനോട് സമയമായി മോനെ സമയമായി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉടമസ്ഥൻ വന്നു അയാൾ ചേറിപ്പൊരുക്കി കതിര് ദൂരേക്ക് തിരിച്ചുപോയി തല ഉയർത്തിപ്പിടിച്ചവനൊരുപാടകലെ തല താഴ്ത്തിപ്പിടിച്ചവനോ അവിടെ തന്നെ വീണോ തല താഴ്ത്തിപ്പിടിച്ചവനെ ഉടമസ്ഥൻ സന്തോഷത്തോടുകൂടി അയാളുടെ പത്താകത്തിലിട്ടടച്ചു തല താഴ്ത്തിപ്പിടിച്ചവൻ പത്താ പത്താകത്തിലിട്ടടച്ചു സുരക്ഷിതമാകി സൂക്ഷിച്ചു തല ഉയർത്തിപ്പിടിച്ചവൻ പതിരാകി ദൂരേക്ക് തിരിച്ചുപോയി ഇങ്ങനെ അഗ്നിയിലിട്ട് ഈ പതിരിനെ ദേശത്തോടുകൂടി ഉടമസ്ഥൻ കത്തിച്ചപ്പോഴാണ് പതിര് നെല്ലിനോ കതിര് പതിരിനോട് പറഞ്ഞത് ഇതാണ് തലത്താത്തിനും ഉയർത്തിലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് തല ഉയർത്തിപ്പിടിക്കുന്നതും താഴ്ത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം കരുണയും സ്നേഹവുമാണ് ഔദാര്യമാണ് സൗഹാർദ്ദമാണ് പരസ്പരം കൊടുക്കലാണ് വാങ്ങലാണ് കാര്യമില്ലാത്ത നിരയുദ്ധങ്ങളിലേക്ക് സമൂഹത്തെ തള്ളിവിടുന്നവരുടെ ലക്ഷ്യം ഭിന്നമാണ് അള്ളാഹു പാവപ്പെട്ട സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇവിടെ നമ്മൾ വിനയം കാണിക്കണം പഠിപ്പിക്കുന്നത് അൽ ജബാബിറത്തുമീനൽ ഓരമ പിന്നെ മറ്റൊരു വിഭാഗം പക്ഷേ ആള് ജാഹിലാണ് അവരിൽ നിന്നുണ്ടാവണം എന്താ അവരിൽ ഉണ്ടാകേണ്ട ഒരു ആത്മീയമായ കടന്നയറ്റം ഒരാൾ ഏറുവാടി പോയിട്ട് വന്നിട്ട് പറയും ഇപ്പൊ ഏറുവാടിയിലോ ഔലിയാക്കന്മാരൊക്കെ ഇപ്പൊ നമ്മളെ കുടിയിലാണ് ഏ ചില ആളുകൾ അല്ലേ ചില ആളുകൾ പറയും ഖദർ നബി നമ്മളെ വീട്ടിൽ വരലുണ്ട് ചിലർ പറയും മൂസാ നബി വരലുണ്ട് ആലിമ് പറയോ പറഞ്ഞിട്ടില്ല മറിച്ച് ബഹുമാനപ്പെട്ട ഹസൻ പറയുന്നുണ്ട് അക്രമിച്ച് കൊല്ലാൻ വരുന്ന ഒരു സിംഹത്തിന്റെ മുന്നിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ നീ എങ്ങനെ ഓടിയകലുന്നോ അങ്ങനെ ഇത്തരക്കാരിൽ നിന്ന് ഓടിയകന്നേക്കണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഈ ശിഷ്യപരമ്പരയിലെ കാര്യമായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അവിടുത്തെ പാവപ്പെട്ടവരാകെ നമുക്ക് നൽകുമാറാകട്ടെ ഇവരുടെ കാരുണ്യത്തിലാണ് ഇസ്ലാം പ്രചരിച്ചത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഇനി ഓരോ ഗ്രാമം പരിശോധിച്ചോ മുസ്ലിമിന് പറയാനുള്ളത് സ്നേഹത്തിനെ കുറിച്ച് മാത്രമാണ് സ്നേഹമില്ലാത്ത കൽബിൽ ഒന്നും ഉണ്ടാകില്ല സയ്യിദുന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളെ ഉദ്ബോധിപ്പിച്ചു അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ റാഹിമീങ്ങളായ ലോകത്തോട് കരുണ ചെയ്യുന്ന ലോകരോട് കരുണ ചെയ്യുന്ന മനുഷ്യരോട് അള്ളാഹു കരുണ ചെയ്യുന്നു അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള മാർഗം ലോകത്തിനോട് കരുണ ചെയ്യലാണ് നോക്കൂ നിങ്ങളൊരു സമ്മതം കേട്ടോ യുദ്ധത്തിൽ ഒരു സഹാബി അയാളുടെ കയ്യിലുള്ളതൊരു കാരക്കയാണ് ഈ കാരക്കയും കയ്യിൽ വെച്ച് പടപരുതുന്ന സഹാബിയോട് അഷ്റഫുൽ ഹൽക്കത്തോട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു കാരക്കന്റെ കഷ്ണം കൊണ്ടാണെങ്കിലും നീ നരകം സൂക്ഷിച്ചേക്കണം മറ്റുള്ളവന്റെ വിശപ്പ് മാറ്റി കിട്ടുന്ന സ്വർഗത്തിൽ കിടക്കണം മറ്റുള്ളവന്റെ വിശപ്പ് മാറ്റ മറ്റുള്ളവന്റെ വേദന മാറ്റുക ഈത്തപ്പന മരത്തിന്റെ അടുക്കിലൂടെ ഇങ്ങനെ നടന്നു പോണ സംഭവം അള്ളാഹുവിന്റെ ഹബീബിന്റെ നടത്തവും നിരുത്തവും സഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം തിരുമുതി റലി അള്ളാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു മദീനയിൽ ഇടവഴികളിലൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുക പണ്ട് കുറച്ച് കുട്ടികൾ ഇങ്ങനെ മാ കല്ലെറിയുന്നു ഈത്തപ്പന മരത്തിന് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മാവിന് കല്ലെറിയുന്നത് പോലെ മുത്തനബി ചോദിച്ചു എന്റെ മക്കളെ നിങ്ങൾ ആ മരത്തിന് കല്ലെറിയുന്നത് കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈത്തപ്പഴം കിട്ടാനാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ചോദിച്ചു ഒരു പറഞ്ഞു മര വേദനാവൂലേ വസല്ലിം ഇത്ര കാരുണ്യ കാരുണ്യമാണ് തങ്ങൾ പഠിച്ചത് എത്രത്തോളം കാനത്തിൻ ഇമാം തുർമുദി റതി അള്ളാഹു അൻഹു അവിടുത്തെ ഷമായിലിൽ രേഖപ്പെടുത്തുന്ന സംഭവം കാണാം പള്ളിയിൽ മദീനത്തെന്ന പള്ളി മുത്തുനബിയുടെ പാദസ്പർശമേറ്റ പള്ളി അള്ളാഹു തുറന്ന പള്ളി പവിത്രതയുള്ള പള്ളി നിന്ന് പാവപ്പെട്ട ഉമ്മമാരിങ്ങനെ ഇറങ്ങി വരും ആരും കാണാനില്ലാത്ത ആരും വരാനില്ലാത്ത മൃതരായ പാവപ്പെട്ട ഉമ്മമാരിറങ്ങി വരും മുത്തുനബിയുടെ കയ്യവരുങ്ങോട്ട് പിടിക്കും ഒരാളിടത്തോട്ടും ഒരാൾ വലത്തോട്ടും വലിക്കും ഒരാൾ പറയും അങ്ങന്റെ വീട്ടിൽ വരണം നബിയെ മറ്റുള്ളവർ പറയും എന്റെ വീട്ടിലേക്ക് വരണം നബിയെ രണ്ടാളുകളും പിടിച്ചു വലിക്കുമ്പോ അഷറഫുൽ തങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കും കാനത്തിൻ തംശീയിലതിന്റെ മൂന്ന് പടങ്ങൾ സൃഷ്ടിച്ചിട്ട് ആത്മീയരുടെ അടയാളങ്ങൾ തലയിൽ പേറുന്നതല്ല ഇസ്ലാം മറിച്ച് തുറന്ന മനസ്സോടുകൂടി മനുഷ്യനെ സമീപിക്കുന്നവനാണ് മുസ്ലിം ഇസ്ലാമിന്റെ നേതാക്കൾ അങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെയാണ് സ്വയം സുൽത്താനെന്ന് ഉദ്ഘോഷിക്കുന്നവരല്ല സ്വയം പ്രഖ്യാപിത കമാൻഡർമാരല്ല സ്വന്തം അനുയാഹി വൃന്ദത്തെ ചുറ്റും നിർത്തി അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് അഹംഭാവത്തിന്റെ പടയോട്ടം നടത്തുന്ന ചരിത്രം ഇസ്ലാമിലെ പണ്ഡിതന്മാർ കന്യമാണ് അവരുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം സയ്യിദുൽ ആശ്രഫുൽ ഹൽക്ക് തോഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യത്തിന് കാവൽക്കാരുണ്ടായിരുന്നില്ലല്ലോ അവിടേക്ക് കാവൽക്കാരുണ്ടാകിരുന്നില്ല ഒരാളും കാവൽ നിന്നിരുന്നില്ല വീടിന് ഗേറ്റ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും നമ്മുടെ നേതാവിറങ്ങിയിരുന്നത് ഉറക്കിട്ട റോട്ടോട്ടകത്തിന്റെ തോല് നേർത്തി വിരിച്ച ഉറക്കിട്ടൊട്ടകത്തിന്റെ തൊലി തീവയ്ക്കുന്നത് കെട്ടിയാണുള്ളത് തീവക്കെട്ടിയില്ലല്ലോ അതിങ്ങനെ നീർത്തു വിരിച്ച ഒരു തലയിട പോലും വെക്കാതെ ഭൂമിയിൽ മറന്നു കിടന്നിരുന്നു ലോകിന്റെ പ്രതീക്ഷയായ മുസ്ലിമീർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലം സുഭിക്ഷതയെ കൂടെ കൂട്ടിയിരുന്നില്ല അത്യാർഭാടങ്ങളെ കൂടെ കൊണ്ട് നടന്നിരുന്നില്ല വിശപ്പ് കാരണം വഴത്തിൽ രണ്ട് കല്ല് വെച്ച് കെട്ടി ഉറങ്ങാൻ പ്രയാസപ്പെട്ടിരുന്ന ജബിലേല് പോലും തവാഹ ചെയ്യുന്ന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാന്റെ ഹബീബിന്റെ കാരുണ്യത എത്ര പറഞ്ഞ തീരൂല അത് പറയാൻ സറഫുദ്ദീൻ മുഹമ്മദ് അൽ സാധിക്കുള്ളൂ ഭൂമിയും അതിന്റെ വിശാലതയും അവിടുത്തെ ഔദാര്യമാണ് ഇതല്ലേ അള്ളാന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കാലത്ത് ഇസ്ലാമതം സ്വീകരിച്ച ആളുകളെ പറ്റി ചിന്തിച്ചു നോക്കിങ്ങൾ ഔദാര്യമാണ് ഔദാര്യമാണ് അള്ളാന്റെ ഹബീബിന്റെ ഔദാര്യത്തെ കുറിച്ച് സഹാബത്ത് പാടിയത് كان جوده كريه المرسلة قال عائشة رضي الله عنها നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യം അതെങ്ങനെയാണ് കരീഹിൽ മുർസല അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയാണ് നമ്മൾ എന്തിനാ അതിർവരമ്പ് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തിനാണ് സ്വയം പരസ്പരം വിഭജിക്കുന്നത് നമ്മൾ ഇത് രീതിയിൽ വിശ്വസിക്കുന്ന പാവപ്പെട്ട ആളുകളാണല്ലോ ഇതിന്റെ നേതാവിലേക്ക് നോക്കിക്കോളൂ എന്റെ മുസ്ലിം യുവതയോട് ഞാൻ തീർത്ത് തീർത്ത് പറയുകയാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ കലാന്ധകാരത്തിന്റെ കൂരിരുട്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ ചുറ്റും വന്നു നിൽക്കുന്ന അനസാൻമാർഗിക പ്രവർത്തനങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ ഈമാൻ ഊറപ്പെടുമെന്ന ഭയം നിനക്കുണ്ടോ മുസ്ലിമല്ലാതെ മരിച്ചു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കടന്നു ചെന്നോ നിർഭയം നിർഭയം കടന്നു ചെല്ലാൻ പറ്റുന്നതേതാവ് സയ്യിദുനാ ശ്രഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഖാലിദ് ബിൻ എന്ന പേരിൽ അറിയപ്പെട്ട ഖാലിദ് ബിൻ ഓർമ്മയുണ്ടല്ലോ യുദ്ധത്തിൽ സത്യ പ്രതിപക്ഷത്തിന്റെ നേതാവാണ് ബദർയുദ്ധത്തിൽ മുത്തനബിക്കെതിരെ ആളുകളെ ഇലക്കി വിട്ടാലാണ് ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിനോട് ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട് ആ പുണ്യജീവൻ അപകടപ്പെടുത്താൻ തക്കം പാത്ത് നടന്നിരുന്ന ഒരു യുദ്ധത്തിലും ഗറില്ല യുദ്ധത്തിലും പേര് കേട്ടിരുന്ന ഖാലിദ് ബിൻ വലീദ് എന്ന മനുഷ്യൻ ഒരു ദിവസം അതാ കടന്നു വരുന്നു സയ്യിദുനാ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ സബിതത്തിലേക്ക് പരിശുദ്ധ സബിതത്തിലേക്ക് കടന്നു വരുന്നു എന്നിട്ട് ഖാലിദ് പറയുന്നു അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്ഹദു അന്നക മുഹമ്മദ് റസൂലുള്ളാഹ് അള്ളാഹുവല്ലാതെ ആരാധനയില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അഷദു അന്ന മുഹം അന്നക്ക യാ മുഹമ്മദ് റസൂലുള്ള ഓ മുഹമ്മദ് നബിയേ നിങ്ങളല്ലാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങളല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഓർത്തിരിക്കണം സഹോദര ഖാലിബിന്റെ പടച്ചട്ടയിലക്കറ അത് സഹാബത്തിനെ വധിച്ചപ്പോൾ തെറിച്ച കഥക്കറയാണ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ ഓർത്തിരിക്കണം കേട്ടോ നിങ്ങൾ ഖാലിദിന്റെ പരിചയത്തിലേക്ക് നോക്കണം അതിൽ മുസ്ലിമിന്റെ രക്തം പറഞ്ഞിട്ടുണ്ട് ഖാലിദിന്റെ കയ്യിലുള്ള പ്രസിദ്ധമായ ഖാലിദിന്റെ വാളില്ലേ അത് ഒരുപാട് മുസ്ലിമിന്റെ രക്തം പകർന്നു കടന്ന രക്തം കലർന്നതായ വാളാണ് ഈ വാളും തൂക്കി പിടിച്ച് മുത്തുമതയുടെ മുന്നിൽ വന്ന് അസ്വതുവല്ല ഇലാഹയില്ലല്ല മുഹമ്മദ് റസൂലുള്ള പറഞ്ഞപ്പോഴെന്താ സംഭവിച്ചത് കരുണയുടെ കടൽ ഔദാര്യത്തിന്റെ ആരാമം എന്തും കൊടുക്കാൻ അവകാശമുള്ള നേതാവ് അർശ് മുതൽ ഭൂമി വരെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം അല്ലാഹു കൊടുത്ത റഹ്മത്തുല്ലില്ലാലമീനായ അസ്രഫുൽ മുഹമ്മദ് മുസ്തഫ തങ്ങളതാ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നക ഖാലിദ് സൗലഹിൽ മുസ്ലിം വാളാണ് ഖാലിദേ നിങ്ങൾ മറന്നേക്കരുതേ ഖാലിദിനെ മുത്തുനബി വിളിക്കോ സഹാബത്തിനോട് യുദ്ധം ചെയ്തവാളാണ് പലപ്പോഴും പുണ്യപ്രവാചകന്റെ നേരെ എറിഞ്ഞു തെറിപ്പിക്കാൻ നോക്കിയവാളാണ് യുദ്ധത്തിൽ ഒഴിഞ്ഞു കിട്ടുമ്പോൾ വെട്ടിമുറിക്കാൻ ആഗ്രഹിച്ചവാളാണ് ഈ വാളിന് വാളെന്ന് മുത്തിനൊരു തീവ്ര കൊടുത്തു അതല്ലാറിന്റെ വികാരം അതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വികാരം ആ കരുണക്കടലാകണത് കാരുണ്യത്തിന്റെ പ്രതീകമാകണത് ശഫാറ്റ് ചെയ്യുന്ന പുണ്യപ്രവാചകർ ആ മുത്തുനബിയുടെ തിരുഹലറത്തിലേക്ക് നടന്നത് നടന്ന് നടന്നടുത്ത് ചെന്നോ മുത്തനബിയെ ചെയ്യുക അവിടുന്ന് പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുക അവിടുത്തെ ദീനിന്റെ ഹാദിമാവുക അവിടുത്തെ പരിശുദ്ധ ശബ്ദത്തെ ലോകത്തെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക കാത്തിരിക്കുന്ന ഒരാളുടെ മണ്ണ് മുന്നിൽ കടന്നവർ പലരും നമ്മുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും ഒന്നിച്ച് പഠിച്ച പലരുടെയും കബർ തൊട്ടടുത്തുണ്ടല്ലോ കൂട്ടുകാരുടെ പലരുടെയും കബറുകളുണ്ട് താഴെ കുഞ്ഞന പോലെ പെരുമാറിയുടെ കബറുണ്ട് രക്ഷിതാക്കളെ പോലെ ശാസിച്ചവരുടെ കബറുണ്ട് മാതാവിനും നമ്മളെ തലോ തേടിയിരുന്ന ഒരുപാട് ഒരുപാട് ആളുകളുടെ കബറുകളുടെ പരിസരത്തിരുന്നാണ് ഇന്ന് ഞാൻ മരിച്ചാൽ മറവ് ചെയ്യേണ്ട മണ്ണ് കേൾക്കുന്ന ശബ്ദത്തിലാണ് പുട്ടുസ്വരവേളോ പറയുന്നത് നിർഭയം മുന്നോട്ട് നീ പോകാൻ സാധിക്കുക സയ്യിദിന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസബിരത്തിലേക്കാണ് ദാരിദ്ര്യം നീ ഭയപ്പെടേണ്ട കാര്യമല്ല ദുനിയാവിനെ കുറിച്ച് ആശങ്ക നിനക്ക് വേണ്ട പേടി നിന്നെ തൊട്ടു തെല്ലും പേടി നിനക്ക് ആവശ്യമില്ല കാരുണക്കടലായ റബ്ബിൽ ഒരുത്തൻ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവനതും ബാഹുവിനൊരു അടിമ ഏൽപ്പിച്ചാൽ തവക്കുൽ ഈമാനിന്റെ ഭാഗ മുത്തവക്കിലല്ലേ ആസുമുണ്ടാവില്ല ആസുമില്ലാത്തവൻ ആസും ഉണ്ടാവില്ല എന്നാ അത് ഈമാനിന്റെ വലിയൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ദർവേശികൾ കയ്യിലൊരു ബാഗും തോളിൽ തൂക്കി പിടിച്ച് സുൽത്താനിൽ ഹിന്ദി സയ്യിദി ഖാദ റതി അള്ളാഹു അള്ളാഹു തായാൽ അവിടുത്തെ ഫൈല് നമുക്ക് നൽകുമാറാവട്ടെ അവര് നടന്നു പോയ മണ്ണ് പൃഥ്വിരാജ് ചൗഹാന്റെ മണ്ണാണ് എന്നിട്ട് അഞ്ചു ലക്ഷം ആളുകളെ അമ്പത് ലക്ഷം ആളുകളെ സ്വന്തം പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക യംശാളികൾ പിന്നീട് ഓരോരുത്തരും ഓരോ കോടിക്കണക്കുള്ളത് ബഹുമാനപ്പെട്ട കുത്തുബുദ്ധിയും ഇതിനെ പോലുള്ള ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീൻ ഇതിനെ പോലുള്ള ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട ബാബാ ഫരീദുദ്ദീൻ അവലിയാറിയാഹുവിനെ പോലുള്ള ശിഷ്യന്മാർ മഹബൂബേ ഇലാഹി ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ അവലിയാറിയാഹുവിനെ പോലുള്ള ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട താജുല്ലാരിഫീൻ അലാഉദ്ദീൻ പോലുള്ള ശിഷ്യന്മാരാണ് ബഹുമാനപ്പെട്ട ഹാജാർ അള്ളാഹുവിനുള്ളത് ഇസ്ലാമിന്റെ സന്ദേശം ഹാജ പ്രചരിപ്പിച്ചതുപോലെ ആര് പ്രചരിപ്പിച്ചിവിടെ കഴിഞ്ഞില്ല അവിടെ ഇങ്ങോട്ട് പോന്നോ അങ്ങോട്ട് പോന്നോ അതിന്റെ താഴേക്ക് പോന്നോ കേരളത്തിലെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ചരിത്രം തരീക്കത്തുകളുടെ സമഗ്ര പഠനം നടത്തുന്നവർ മനസ്സിലാക്കണം ഈ പാവപ്പെട്ട ഫക്കീറന്മാരുമായി ചിറ്റിപ്പറ്റിയല്ലാതെ ഒരക്ഷരം എഴുതാൻ കഴിയില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് തൊള്ളായിരത്തി നാൽപ്പതിന്റെ മുമ്പുള്ള കഥ പറയാൻ കഴിയില്ല തുബലീഗ് ജമാഅത്തിന് ഇസ്മായിൽ ഉദ്ദഹ്ലബിയുടെ മുമ്പുള്ള കഥ പറയാൻ കഴിയില്ല വഹാബീസത്തിന് ഇസ്മായിൽ ഉദ്ദഹ്ലബിയുടെ മുമ്പുള്ള കഥ പറയാൻ കഴിയില്ല ഇനിവിടെ വന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ അമ്പത് വർഷത്തെ ചരിത്ര പാരമ്പര്യം പറയാൻ സാധിക്കാത്തവരാണ് നമ്മളെ പള്ളിപ്പറമ്പിലെ തേക്കിന്റെ പഴക്കമില്ലാത്ത പ്രസ്ഥാനങ്ങളാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നത് നമ്മളെ പള്ളിപ്പറമ്പിലൊക്കെ നൂറ്റി അമ്പത് ഇരുന്നൂറും മുന്നൂറും കൊല്ലം പഴക്കണ തേക്കുണ്ട് ബിസ്മില്ലാഹി റഹീം നമുക്ക് ഈ പരിപാടിക്കൊക്കെ കായുവാണല്ലോ വേറെ വരുമാനമൊന്നുമില്ല എല്ലാവരും നമ്മളെ കുട്ടികളെ സഹായിക്കണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നോക്കൂ നിങ്ങൾ ഈ പാരമ്പര്യം ആർക്കും പറയാനില്ല ഇത് സൂഫികളുടെ പാരമ്പര്യ നിഷേധിക്കുമ്പോ വളരെ സൂക്ഷിച്ചു കൊള്ളണം പൂത്ത മാവ് കാണുമ്പോൾ അതിന്റെ വേര് മറക്കരുത് വേരിന് പലപ്പോഴും പുറത്ത് കാണാൻ കഴിയില്ല ട്രാൻസ്ഫോമറിൽ പലപ്പോഴും ബൾബ് അള്ളാഹു മഹാന്മാരായ മഷായിഖന്മാരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരും നിർഭയം കടന്നു ചെല്ലാവുന്ന ഒരു ആശയ അവൻ ഉദ്ദേശിക്കാത്ത നിന്നല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുന്നു കണ്ടിട്ടുണ്ടല്ലോ നിങ്ങള് തവക്കുലിന്റെ പൂർണ്ണതയിൽ ജീവിച്ചിരുന്ന സയ്യിദ മറിയം പ്രതിയല്ലാഹുവൻ കൈയുടെ കഥ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരുപാട് മതങ്ങന്മാർ വേദ കേൾക്കാൻ വന്നിട്ടുണ്ട് അള്ളാഹു റബ്ബുല്ലിസ നമ്മളോടൊക്കെയും പൊറുക്കുമാറാകട്ടെ സാന്ദർഭികമാകെ ഞാൻ സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മറിയം റബിയല്ലാഹുവൻഹ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വിഷമം സഹിച്ച മഹതിയാണ് അള്ളാഹുവിന്റെ ആരിഫത്തുകളിൽ പ്രധാനിയാണ് വിലായത്ത് കൊണ്ട് അള്ളാഹു ആദരിച്ച മഹതിയാണ് അത് പെണ്ണുങ്ങൾക്ക് കിട്ടൂല നബിയാക്കി ഒരു പെണ്ണ് നബിയാക്കേണ്ടി വന്നാലോന്നോ നബിയാക്കേണ്ടി വന്ന പെണ്ണായി പടക്കൂല നുപൂവത്ത് പറഞ്ഞ എന്താ അതിൽ സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം അതാണ് അഷായറ ഷായിറത്തിന്റെ വിശ്വാസം അതാണ് ഹിബത്തും നിലാഹിയും അള്ളാഹുവിൽ നിന്ന് ഔദാര്യമാകി ലഭിക്കുന്ന കാര്യം അള്ളാഹുബിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഔദാര്യം നീ ഒരാളുണ്ടാകോ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ കാഫറാകുന്ന അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ തിരിഞ്ഞില്ല ഇനി ഒരാളുണ്ടാകോ ഇപ്പൊ അമ്പിയാക്കന്മാരും വരുന്നുണ്ട് കുറേശ്ശെ ബഹായികൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ഡൽഹിയിൽ ജാമ്യം പഠിച്ചിരുന്ന കാലത്ത് ഞാൻ പോയപ്പോ അവിടെ ബഹായികളുടെ ടെമ്പിൾ കണ്ടു അവിടെ നോക്കുമ്പോ ഒരു പ്രവാചകന്റെ പുതിയ ദർശനാണത് ഇരുന്ന് വായിച്ച് പഠിച്ചപ്പോൾ നല്ല രസമുണ്ട് കാണാൻ പാലക്കാട്ടേരും കോഴിക്കോട്ടേരും മലപ്പുറത്തേരൊക്കെ അധീൻ സ്വീകരിക്കുന്നുണ്ട് ബഹായികൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വരില്ല ഹത്തുമുന്നുപൂപത്ത് സംഭവിച്ചിട്ടുണ്ട് ഹാത്തിമുന്നബിയൻ സയ്യിദുന അസ്രഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇനിയൊരാൾ പ്രവാചകനാണെന്ന് വാദിച്ചു എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു അസ്ബാബ് റിദ്ദയിൽ പെടുമെന്ന അഭിപ്രായത്തിന് പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട് എന്താ കാരണം ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതിന് തെളിവുണ്ടാവില്ലോ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിന് തെളിവുണ്ടാവില്ല തെളിവെന്താൻ ചോദിക്കാനെങ്കിൽ എന്തെങ്കിലും സാധ്യത എഹ്തിമാൽ ഉണ്ടാകുമ്പോഴാണ് അപ്പൊ തെളിവെന്താൻ ചോദിച്ചാൽ ഇയാൾ എഹ്തിമാലിന് പ്രാധാന്യം കൊടുത്തു എന്നാ പറയുന്നത് അതൊരിക്കലും പറ്റൂല പ്രവാചകത്വം അത് പിള്ളുങ്ങൾക്ക് ഉണ്ടാവൂല പെണ്ണുങ്ങൾക്ക് സമത്വത്തിന് വേണ്ടി ചില ആളുകൾ വാദിക്കുന്നുണ്ട് പെണ്ണിന് വേണ്ട പൂർണ്ണ അവകാശം അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിലപ്പുറം അതിലപ്പുറം വാങ്ങിയാൽ അതിലപ്പുറം ചോദിച്ചു വാങ്ങിയാൽ എന്റെ ജീവനാണ് അപകടത്തിൽ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നതും നീയാണ് കൂട്ടബലാത്സംഗത്തിന് വിധേയമായതും നീയാണ് തെരുവുകളിൽ പിച്ചിച്ചീന്തപ്പെട്ടതും നിന്റെ മാംസമാണ് കാരണം സംരക്ഷണ വലയം തീർത്ത് നീ പുറത്തിറങ്ങിയതാണ് ഡൽഹിയിലെ തെരുവിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെ കുറിച്ച് ഞാൻ ദുഃഖത്തോടുകൂടി ഓർക്കുകയാണ് എന്നാൽ ഒരു കാര്യം ചിന്തിക്കണം അർദ്ധരാത്രിയിൽ ഇരുട്ടുള്ള രാത്രിയിൽ വിജനമായ സ്ഥലത്തേക്കൊരു പെണ്ണിനെന്താ ജോലി അവളെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ നീ ദുർബലയാണ് നീ അബലയാണ് നിന്റെ ശരീരത്തിനും ദൗർബല്യമുണ്ട് നിന്റെ ശരീരത്തിന് കുറവുണ്ട് അന്യപുരുഷന്മാരിൽ ഇടത്തേക്ക് പോകരുത് അന്യപുരുഷന്മാരുമായി ഇത് കലരാൻ പാടില്ല അവരോടുകൂടി ഒരുമിച്ച് കൂടൽ തന്നെ നിരുപാധികം നിരുപാധികം നിഷിദ്ധമാണ് നീ വ്യഭിചരിക്കണമെന്നില്ല നീ അവരുമായി സംസാരിച്ചിരുന്നാൽ മതി നീ അവരോടുകൂടി ഒരുമിച്ച് കൂടിയാൽ മതി അജ്നബിയായ പെണ്ണിനോടുകൂടി ഒരുമിച്ച് കൂടുക എന്നത് നിരുപാധികം ഹറാം ഹറാമാണെന്ന് ഇമാൻ നബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണല്ലോ മോളെ നാട്ടിലുള്ള ആണുങ്ങളെ മുഴുവൻ പിടിച്ച് ജയിലിലിടണമെന്നാണോ എല്ലാവരെയും തൂക്കുകയറി പിടിക്കണമെന്നാണോ ഒന്നിനും പ്രവർത്തിക്കാൻ ചില ചുറ്റുവട്ടങ്ങളുണ്ട് അതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് കർണഫീബ് യൂത്തിക്കുന്നവ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒതുങ്ങി താമസിച്ചേക്കണം പുറത്തൂടെ നിങ്ങൾ അബദ്ധ സഞ്ചാരം നടത്താൻ പാടില്ല ഫലാത്ത ബർജുന പുറത്തേക്ക് പോകരുത് പുറത്തേക്ക് പോയാലോ ഏതാകിരിക്കും ആ പോക്ക് ജാഹുലീയത്തില്ലൂല അത് ജാഹിലിയ കാലഘട്ടത്തിലെ പോക്കാണ് ജാഹിലിയ കാലഘട്ടത്തിൽ എന്താ നടന്നത് പരസ്യമാകുന്ന അവൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പിതാവാരാണെന്നറിയാത്ത മക്കളെ പ്രസവിക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും പിച്ചിച്ചീന്തപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ക്രൂരവിരോധത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അവളെ സ്ഥലം ഛേദിക്കപ്പെട്ടിട്ടുണ്ട് അവളുടെ കൈകാലുകൾ സഞ്ചാരം നീ ഉദ്ദേശിക്കുന്നു എങ്കിൽ ജാഹുലീയത്തിൽ ലീല ആവർത്തിക്കപ്പെടുകയാണ് ലാഹുവിന്റെ ദീനതാണ് അള്ളാന്റെ ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്ന അർത്ഥം പറയാം മതം എന്ന മലയാളം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥമൊക്കെ ദീൻ എന്ന അറബി ഭാഷയ്ക്ക് കിട്ടൂല ഇന്ന ദീനാഹിൽ ഇസ്ലാം കിട്ടൂല ഒരിക്കലും കിട്ടൂല محيدين معين الدين اللهم صل وسلم وبارك على حبيبك سيدنا محمد صلى الله عليه وسلم എന്താ പത് ഹയാത്താകുന്നത് ദീനിനെ സഹായിക്കുന്നത് ഇതൊക്കെ എന്താ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക പ്രയോഗമാണ് മഹാന്മാരായ ആരിഫീങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ ദാത്തിലെ ദീനിനെ നമ്മളിൽ ഹയാത്താക്കുമാറാവട്ടെ ഞാൻ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ പ്രബോധനത്തിൽ പഴയകാല ചരിത്രത്തിൽ തന്നെ കുറെ മഹാന്മാരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് ജീവിതത്തെ നീ ഭയപ്പെടണ്ട പലപ്പോഴും ഹറാമ് നിന്നെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയാം പലിശ നിന്നെ പിടിച്ചു വലിച്ചു എന്ന് വരാം പട്ടിണി നിന്നെ നേരെ തുറച്ചു നോക്കി എന്ന് വരാം വമയ്യ തവക്കല്ല ഏഴാകാശത്തിന്റെ മുകളിലുള്ള ലോകവും ഏഴാകാശങ്ങളും നാം കാണുന്ന നക്ഷത്രങ്ങളും തലയുർത്തി നിൽക്കുന്ന പർവ്വതങ്ങളും മഹാ അലയടിക്കുന്ന കടലുകളും വിശാലമായ മരുഭൂമികളും അതിലുള്ള എണ്ണമറ്റ ജീവികളെയും ആ ജീവികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെയും വെള്ളത്തെയും നിയന്ത്രിച്ച അള്ളാഹു റബ്ബുൽ ഇസ്സത്തില്ലേ സഹാറ മരുഭൂമിയിൽ അടിച്ചു വീശുന്ന ഒരു കാറ്റിൽ ആ കൊടുങ്കാറ്റിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന മണൽത്തരി എവിടെ വീഴണമെന്ന് നിശ്ചയിച്ച റബ്ബ് പാവപ്പെട്ട ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഞരമ്പുകൾ എത്ര ശക്തിയിൽ അടിക്കണമെന്ന് നിശ്ചയിച്ച റബ്ബ് ആ റബ്ബുണ്ടല്ലോ ആ അള്ളാഹുവിനെ പൂർണ്ണമായും ഭാരമേൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അള്ളാഹുവിനെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ സഹുവ ഹസ്ബുഹൂ അവൻ അള്ളാഹു മതി മറിയാറതി അള്ളാഹു അനഹുവിന്റെ ചരിത്രം നോക്ക് മറിയം ബീബിയുടെ അടുത്തേക്ക് ഒരിക്കൽ ജിബിരിയിൽ വന്നു ജിബിരിയിൽ വന്നിട്ട് അലഹിസ്സലാം കടന്നു വന്നിട്ട് മറിയം ബീവി എന്ത് പറഞ്ഞു മറിയം റതി അള്ളാഹു അനഹ എന്ത് പറഞ്ഞു എന്താണിത് ഞാനിരിക്കുന്നിടത്തേക്ക് ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ അടയാളാണ് ഞാൻ പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടാവാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടതിന് വന്നതാണ് സുബഹാനതല്ല വാഴ ശരീരമാണല്ലോ സാധനം അതിന്റെ ഭാഷ അറിയാമല്ലോ മറിയം പേര് ചോദിച്ചു അന്നായൂനുലാം വല്ലം ഹിംസസ്നീ ബഷർ വല്ലം നക്കു ബഹയ്യാ എങ്ങനെ കുട്ടിയുണ്ടാകുമെന്നാ പറയുന്നത് ഞാൻ വ്യഭിചരിച്ചിട്ടില്ല എനിക്കൊരു എനിക്കൊരു കുട്ടിയും ജനിച്ച ഒരാളും എന്നെ സ്പർശിച്ചിട്ടില്ല പിന്നെങ്ങനെയാ എനിക്ക് കുട്ടിയുണ്ടാകുന്നത് ജബിരിയിൽ പറഞ്ഞു അത് വളരെ എളുപ്പാണ് ഒന്നങ്ങോട്ട് കൊടുത്തു കാല കദാലിക്ക കാല റബ്ബുഖി ഇങ്ങനെ അല്ല പറഞ്ഞിട്ടുണ്ട് അലൈഹി ഹയ്യൻ അത് അള്ളാഹുവിനെ എളുപ്പിച്ചോ വല്ലാതെ വിഷമിച്ചു കാരണം മഹതിയവറുകളുടെ പാരമ്പര്യമതല്ലേ പണ്ഡിത കുടുംബമല്ലേ അമ്പിയാക്കന്മാരുടെ കുടുംബമല്ലേ മഹതിയവറുകൾ ഗർഭിണിയായേ എന്ന് തോന്നിയപ്പോ യഹൂദികൾ വന്ന് മഹതിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ കൂട്ടത്തിലെ കാര്യമായ വലിയായ ഇമ്രാന്റെ സഹോദരി നിന്റെ സഹോദരന്റെ പിതാവ് മോശപ്പെട്ട മനുഷ്യനായിരുന്നില്ല നിന്റെയും അത് വിചരിച്ചിട്ടുമില്ല ആ പരിശുദ്ധമായ തറവാട്ടിലെങ്ങനെ നിനക്കിങ്ങനെ ഒരു ഗർഭമുണ്ടായി മറിയം ബീവിയുടെ ദുഃഖം ഖുർആൻ പറയുന്നുണ്ട് നമ്മളെ കുട്ടികൾ ഒരു ലഡുവായിട്ട് വരുന്നുണ്ട് നമുക്കത് കഴിഞ്ഞിട്ട് ചെറിയൊരു മൗലൂദ് ഓതണം ബഹുമാ ഒരു ഒരു ഹദീസ് മൗലൂദ് ബഹുമാനപ്പെട്ട സയ്യിദുന സുൽത്താനുൽ ആണ്ടാണ് അവിടുത്തെ ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഇവിടുത്തെ പേരിൽ ഫാത്തിഹി ഓതി ദ്വാ ചെയ്യണം നമുക്കൊരു അതൊക്കെ നമ്മളെ റബ്ബിനോട് നമുക്ക് പറയണം നമ്മൾ അള്ളാഹുവിനെ നിലവാദിത്വം ഈമാനുക്കും എന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് മറിയം ബീവി വല്ലാതെ വിഷമിച്ചു മഹദീവറുകൾ പറഞ്ഞിട്ടുണ്ട് ലൈത്തനി മിത്തു കബിൽ ഹാദ വകുൻതു നസിയ മൻസിയ ഖുർആൻ പറയാൻ ഇതിനു മുൻപും മരണം വന്നിരുന്നെങ്കിൽ ഈ പ്രസവിച്ച കുട്ടിയെയുമായി ഞാൻ എങ്ങോട്ട് പോകാനാണ് ഇതിനു മുൻപും എനിക്ക് മരണം വന്നിരുന്നെങ്കിൽ ലോകമെന്നെ എങ്ങാനും മറന്നു പോകിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ ബഹുമാനപ്പെട്ട മറിയും പ്രതികല്ലാഹുവനകയുടെ മനസ്സിൽ തോന്നുകയാണ് പക്ഷേ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചതല്ലേ ദസന്ന് പൊരിഞ്ഞപ്പോൾ അവരോട് എന്താ പറഞ്ഞത് വിശക്കുന്നുണ്ടോ എന്നറിയാ ആ കാണുന്ന ഉണങ്ങിയ മരമുണ്ടല്ലോ അത് പിടിച്ചെന്ന് കുലുക്കിക്കോ മനോഹരമായ കാരക്ക താഴേക്ക് വീഴുന്നതാണ് ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹുവാൻ എറുമ്പിന് ഭക്ഷണം കൂടുതലാവുന്നുണ്ടോ ആനക്ക് തികയാതെ വരുന്നുണ്ടോ അള്ളാഹുവിന്റെ കതിർ വലിയതാണ് ഭൂമിയിലുള്ളതിന് ഭക്ഷണം കൊടുക്കാൻ അല്ല പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് വിശാലത ചെയ്യുമാറാവട്ടെ അള്ളാഹു കതിറാക്കിയതാണ് മനുഷ്യന് കൊടുക്കാന്ന് പറഞ്ഞതാ ഇതിനാ ദീൻ വേണ്ടെന്ന് വെക്കുന്നത് ഒരിക്കലും പറ്റൂല ഒരിക്കലും പറ്റൂല പട്ടിണിയുടെ പ്രതിരൂപമാകിരുന്ന ഒന്നാം ഖലീഫ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അവിടുത്തെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വന്നപ്പോ ഇമാം മുസ്ലിം റബിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഉദ്ധരിച്ച് സഹീഹായ ഹദീഫിലുണ്ട് ഇമാം തിബറാനിയും ഇമാം മാലിക്കും ഹദീഫിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം തിരുമതി റബിയല്ലാഹു അൻഹു സഹീഹുകളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയ ഹദീഫാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പെറ്റമ്മ വീട്ടിൽ കഥ കുറെ അതിഥികൾ വരുന്നു അവർക്കിങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊടുത്തപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് അൻഹു കുറച്ച് ഭക്ഷണം മാത്രമാണല്ലോ അവിടെയുള്ളത് കുറച്ച് ഭക്ഷണം മാത്രമാണുള്ളത് അതിങ്ങനെ വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് വർദ്ധിക്കുകയാണ് لما دعا دعا الله داعينا لطاعته يا أكرم الخلق كنا أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لما دعا الله الله വിളിച്ചപ്പോൾ ദാഈന നമ്മുടെ നേതാവിനെ വിവാദത്തിന്റെ സമ്പൂർണതയായ ശുക്രിന്റെ സമ്പൂർണതയായ മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയായ അസ്രഫുൽ സല്ലാഹു അലഹി അള്ളാഹു വിളിച്ചപ്പോൾ അള്ളാഹു എന്താ വിളിച്ചത് അക്രമൽ ആ സൃഷ്ടികളിൽ വെച്ചേറ്റവും ബഹുമാന്യരേ സൃഷ്ടികളിൽ വെച്ചേറ്റവും ബഹുമാന്യരേ എന്ന് വിളിച്ചപ്പോൾ നമ്മൾ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യരായി മറിയം റബിയല്ലാഹുവിനേക്ക് ഒരു മരത്തിനെ പിടിച്ചു കൊലിക്കേണ്ടി വന്നു മറിയം ദേവിക്ക് പാത്രത്തെ മരത്തെ പിടിച്ചു കൊലിക്കേണ്ടി വന്നു അബൂബക്കർ സിദ്ദീഖ് തക്കയ്യ റബിയല്ലാഹുവൻകുവിനോ സിദ്ദീഖുൻകുനോ അതിങ്ങ് കൊടുക്കുന്ന പാത്രത്തിൽ വർദ്ധനവ് വരികയാണ് അവിടുത്തേക്കാളും വലിയ പ്രവാചകന്മാരെ പോലെയാണ് നമ്മുടെ സഹാബത്തടക്കമുള്ള അമ്പിയാക്കന്മാർ ലമ്മ അള്ളാഹു داعينا لطاعته يا أكرم الخلق كنا أكرم الأمم മുസ്ലിമാമ ഇത് പറയാനായിട്ടുള്ളൂ അള്ളാഹു കൊടുത്ത് ഫയൽ നമുക്ക് നൽകുമാറാവട്ടെ കണ്ടോ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു അനു അറിയാതെ ഭക്ഷണം വർദ്ധിച്ചു സഹാബത്തിന്റെ ചരിത്രത്തിലൊക്കെ കാണാം എല്ലായിടത്തേക്കും കാണാം അപ്പൊ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കണം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കണം പൂർണ്ണമായ തമുക്കല് നമുക്കുണ്ടാകണം അന്ത്യപ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം പരസ്പരം സ്നേഹിക്കണം നിങ്ങൾക്കറിയോ മഷറാമൻ സഭയിൽ നമ്മളെല്ലാവരും ഇങ്ങനെയല്ലല്ലോ കൂടുക തലപ്പാവും താടിയുമുള്ള മുസ്ലിയാരും പാൻഡും സപ്പും ധരിച്ച പരിഷ്കാരിയായ ചെറുപ്പക്കാരനും ഷർട്ടിൽ ഒരു ചളിയായാൽ അതിൽ വേദനിക്കുന്ന മനുഷ്യനും എല്ലാവരും ഇങ്ങനെയല്ലല്ലോ ഒരുമിച്ച് കൂടുന്നത് ഉഫാത്തൻ ഉറാത്തൻ ഉർലാ കാലിൽ ചെരുപ്പില്ലാത്ത ഓറാത്താഹി വസ്ത്രം ധരിക്കാതെ ചേലാക്രമം പോലും ചെയ്യപ്പെടാതെ നമ്മൾ ഓരോരുത്തരും അശ്രയിലേക്ക് പോവുകയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കൈപിടിച്ച് നടത്തിയ പലരും നീ കബറിലിരുന്ന് ശബ്ദം കേൾക്കുന്നുണ്ടാകും താല്യമീകളായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ച പലരും ഇവിടെ കബറിൽ കിടക്കുന്നുണ്ട് അള്ളാഹുവേ നീ അവരോട് കരുണ ചെയ്യണം തമ്പുരാനേ അങ്ങനെ കുറെ ആളുകൾ ഇവിടെ കബറിലാണ് കുറെ ആളുകൾ മറ്റൊരു കബറിലാണ് ഭൂമി ഇങ്ങനെ ഊതപ്പ് ഭൂമിയിൽ സൂര്യൻ രണ്ടാമത് ഊതപ്പെടുമ്പോൾ ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാർ പുനർജനിക്കുകയാണ് ആ സമയത്ത് താല വിളിക്കും ചോദിക്കും ഭൂമിയോട് ഭൂമിയോട് റബ്ബ് ചോദിക്കും ഭൂമി എവിടെയാണ് എന്റെ ഹബീബിന്റെ കബർ എവിടെയാണ് എന്റെ ഹബീബിന്റെ കബർ ഭൂമി പറയും റബ്ബേ പർവ്വതങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട് അടയാളങ്ങളൊക്കെ നാം ആവിശേഷമായിട്ടുണ്ട് ഇനി എനിക്കൊരിക്കലും ആ സ്ഥലം കണ്ടെത്താൻ സാധിക്കില്ല ഇവര് അബ്ബാസ് റബി അള്ളാഹു എനിക്ക് പറയുകയാണ് നീ കബരിഹിയോ മിനന്നോ പ്രകാശത്തിന്റെ മനോഹരമാകൊരു പൂർണ്ണത കബറിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്നു ഒന്നാം ആകാശത്തേക്ക് ഒന്നാം ആകാശത്തേക്ക് ഈ കബർ വരുമ്പോഴാണ് അവിടുന്ന് മുത്തലിബിന്റെ കബർ തിരിയാ വരുന്നു രണ്ട് മലക്കുകൾ ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് മീക്കായിൽ അലഹിസ്സലാം ജിബ്രീലിന്റെ കയ്യിൽ ഒരു കൊടി ഉണ്ടാകും അതാണ് ലിബാഹുൽ ഹഡ് മുഹമ്മദ് ഹുറസ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനബിയെ പുനർജനിപ്പിക്കും ഈ കൊടിയുമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ നടന്നു നീങ്ങുന്നിടത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ നീ ഈ മലയടിവാരത്തിലെ ഈ മലയടിവാരത്തിലെ കബറുകളിൽ നിന്ന് പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് നീയും ഞാനും എഴുന്നേറ്റ് പോകുമ്പോ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ സർട്ടിഫിക്കറ്റുകളില്ല ധരിക്കാൻ വസ്ത്രങ്ങളില്ല കുടിക്കാൻ വെള്ളമില്ല പ്രിയപ്പെട്ട ശിഷ്യന്മാരില്ല പ്രിയപ്പെട്ട ഭാര്യയോ മക്കളോ ബഹുമാനരായ മാതാപിതാക്കളോ ഇല്ല കാലിൽ ചെരുപ്പില്ലാതെ വിചാരണ ദിവസം തേടി ഓടുന്നുണ്ടല്ലോ ആ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിൽ കരുതിയേക്കണം നമ്മുടെ കയ്യിലുണ്ടാകൽ നമ്മൾ ചെയ്യുന്ന അമലാണ് നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മളുടെ ഹൈബാദത്താണ് കഠിനമായ പരിശ്രമം ഹൃദയം തുറന്നു വെച്ച് നിർവഹിക്കേണ്ടത് അവിടെയാണ് കഠിനമായ പരിശ്രമം വേണം ആകുമ്പോ ചെയ്യാൻ കഴിയൂലാണ് അങ്ങനൊന്നുമില്ല വിവാദത്ത് ചെയ്യാനേ കഴിയാതിരിക്കുള്ളൂ അത് ഷെഹുവാത്തുകൾ കൊണ്ട് മൂടപ്പെട്ട സാധന അതിന്റെ നാസൂത്തിയായ ഗുണം ഉണ്ടാവുക മൃഗസഹജാണ് കഷ്ടപ്പെട്ടാലേ വിവാദത്ത് നടക്കുള്ളൂ ആറ്റോമാറ്റിക്കലി ഉണ്ടാവില്ല മനസ്സിന്റെ മൂടിയൊന്ന് തുറക്കണം പരിശുദ്ധ ഖുർആൻ നല്ല ഓതണം അപ്പോഴേ സ്നേഹമുള്ള മുസ്ലിം ഉണ്ടാവുള്ളൂ ഈ ഒക്കെ കാരണം എന്താ അനുയായികൾ നേതാക്കളോട് ഇബാത്ത് ചെയ്യാനല്ല പറയാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നിസ്കരിക്കണം എന്നല്ല പറയാ നോമ്പോൽക്കണം എന്നല്ല പറയാ ഖുർആൻ ഓതണം എന്നല്ല പറയാ അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റത് ചെയ്യണം സുബഹാനതല്ല വല്ലാത്ത അപകടമാണ് വല്ലാത്ത വല്ലാത്ത അപകടമാണ് കൽബിന്റെ മൂടി തുറക്കപ്പെടുന്നത് വിക്കറ് കൊണ്ടാണ് കൽബിന്റെ മൂടി തുറക്കപ്പെടുന്നത് ഖുർആാനോടുന്നത് കൊണ്ടാണ് ഞാനും നീയും ആരായാലും പ്രശ്നമില്ല നമുക്കൊക്കെ വ്യത്യസ്തമായ അഡ്രസ്സുകൾ ഉണ്ടെങ്കിലും ഹൈറയ്യറാ يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى ആരെങ്കിലും ഒരാൾ ഒരു ഹൈറ് ചെയ്താൽ ആ ഹൈറയോളോടുകൂടി കബറിലുണ്ടാകും ആ ഹൈറയാളോടുകൂടി മശ്രയിലുണ്ടാകും ആ ഹൈറയാളോടുകൂടി ഹിസാബിന്റെ ഘട്ടത്തിലുണ്ടാകും അതയാളെ സ്വർഗത്തിലേക്ക് പ്രകാശമാക്കി നയിച്ചുകൊണ്ടിരിക്കും വമൻ കാന മിസ്കാല ധർവത്തിൻ വമൻ യഅമൽ മിസ്കാല ധർവത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ എന്തോരു ദോഷം നമ്മൾ ചെയ്താലും ആ ദോഷം തലയിൽ പേറിക്കൊണ്ട് മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ അത് വല്ലാത്തൊരു വല്ലാത്തൊരു ചുവട് തന്നെ വസീറത്ത് എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത് എടുത്താൽ പൊന്താത്ത ഭാരം തന്നെ അവനവന്റെ ദോഷങ്ങളെ ഉപേക്ഷിച്ച് ഹൈറായ ഒന്നിനെ അള്ളാഹുവിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി നോക്കണം ശ്വാസം നിലക്കുന്നതിന്റെയും മുമ്പ് അണ്ണാകരിക്കപ്പെടുന്നതാണ് നമ്മുടെ പശ്ചാത്താപമല്ലാഹു സ്വീകരിക്കാണ് നമ്മളെ തോപ സ്വീകരിക്കുന്നതാണ് നിർഭയം ഭയപ്പെടാതെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണം ഇബാദത്ത് ചെയ്യുന്നവനാണ് ഏറ്റവും അധികം മുത്തവക്കിലാകേണ്ടത് ഇബാദത്തിന് രണ്ട് തരാൻ അന്നൽ റോമിൻ ഇബാദത്തിക്ക് ഇലല്ല വമിൻ വമിൻ അള്ളാഹ് ഇല ഇബാദത്തിക്ക് ഇവിടെ വിവാഹത്തിന് സൂഫികൾ പറയുന്ന രണ്ട് ശൈലിയാണ് അന്നുറു നിന്ന് അള്ളാഹുവിലേക്ക് നോക്കുക അപ്പൊ നീ എന്ത് പറയും ഞാൻ നിസ്കരിക്കുന്നവനാണ് ഞാൻ നോമ്പ് നോൽക്കുന്നവനാണ് ഞാൻ കാര്യമായ പണ്ഡിതനാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടവനാണ് എന്ന് നീ പറയും എന്നാലോ ജലജലാലായ അലയുമായ റബ്ബിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന അഭിവാദത്തിലേക്ക് നോക്കിയാൽ മനസ്സിൽ വിഷമമാണ് അപൂർണമായൊരു സുചേതം അപൂർണമായൊരു റുക്കോം അർത്ഥമറിയാത്തൊരു ഒരു ഒരു ഒരു പ്രാർത്ഥനയും എന്തിനധികം റബ്ബത്ത് ആനയുടെ തിരുസവിധത്തിൽ നെറ്റിത്തടം അടുപ്പിച്ച് വെച്ചെന്ന് പൊട്ടിക്കരഞ്ഞത് ആ ചെയ്യാനാകാത്ത വിധം അള്ളാഹുവിൽ നിന്ന് അകലം പ്രാപിച്ച സാഹചര്യം നമ്മളിൽ വരുന്നുണ്ടോ മനസ്സിൽ മറകൾ വരുന്നുണ്ടോ ഹൃദയത്തിന്റെ ഭിത്തികളിൽ കറുത്ത പുള്ളികൾ വീഴുന്നുണ്ട് റബ്ബിന്റെ തിരുസരിതത്തിലേക്ക് ചെന്ന് അള്ളാഹെന്നും ആത്മാർത്ഥമാകി വിളിക്കാനാവാത്ത വിധമുള്ള അകലം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ മനസ്സിന്റെ അടിത്തട്ടിൽ വീഴുന്ന ഒരുപാട് മുറകളുണ്ട് അതല്ലാഹു നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുമാറാവട്ടെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മനസ്സിൽ വീഴുന്ന മറകളാണ് മനുഷ്യന്റെ കൽബിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹു വളരെ വിശാലമായ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ അയാളുടെ കറുപ്പിൽ ഹൃദയത്തിൽ ഒരു കറുത്ത പുല്ല് വീഴാണ് ഒരു ദോഷം ചെയ്യുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുല്ല് വീഴുന്നു അതിന്റെ ശ്രമഫലമായി അയാൾ രണ്ടാമതൊരു തെറ്റ് ചെയ്യുന്നു അപ്പോൾ ഹൃദയത്തിൽ രണ്ട് പുല്ലിയാകെ ഒരു പുല്ല് തെറ്റിന് ചെയ്യുന്ന ശിക്ഷ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കൂല ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യന് അള്ളാഹു താല ഭൂമിയിൽ വെച്ച് കൊടുക്കുന്ന ശിക്ഷ ആ തെറ്റയാളെ വീണ്ടും ചെയ്യിപ്പിക്കലാണെന്ന് ബഹുമാനപ്പെട്ട മസായുഹന്മാർ വ്യഭിചാരി പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ വ്യഭിചരിച്ചോ ആ വ്യഭിചാരത്തിന് അള്ളാഹു നൽകുന്ന ശിക്ഷ എന്താണെന്നറിയോ നാളെ മത്സരയിൽ ചെല്ലുമ്പോൾ നിന്റെ തൂക്കത്തിന്റെ തെറ്റിന്റെ തൂക്കം വർദ്ധിക്കുവാൻ ഒരു തെറ്റ് ചെയ്തവന് അതേ തെറ്റ് വീണ്ടും ചെയ്യാനുള്ള അവസരം കൊടുക്കലാണ് ഒരു നിസ്കാരം കളാക്കിയവന് അവൻ ആരായാലും ശരി പേരും അഡ്രസ്സും എന്തായാലും പ്രശ്നമില്ല ആ തെറ്റിന്റെ ശ്രമഫലമായി ആ തെറ്റിന്റെ കാരണമായി അവൻ രണ്ടാമതൊരു തെറ്റ് ചെയ്യുന്നു അങ്ങനെ തെറ്റ് തെറ്റ് മാത്രം സംഭവിച്ച് അവന്റെ തെറ്റവനെ വലയം ചെയ്യുന്നു ആ കൽബങ്ങനെ സീല് ചെയ്യപ്പെടുന്നു സംസാരിക്കാനാവാത്ത വിധം പറയാനാവാത്ത വിധം നിന്ന് വിളിച്ച് കരയാനാവാത്ത വിധം മനസ്സിന്റെ ഭിത്തികളിൽ കറുത്ത ഒരു രൂപമുണ്ടാകുന്നു പറയാനും സംസാരിക്കാനും ആവാത്ത വിഷമം വരുന്നു അള്ളാഹുവിനെ ഓർത്തുനിന്ന് കരയാൻ സാധിക്കുന്നില്ല ഈമാൻ പോലും ഊരപ്പെടുമെന്നതാ മഹാന്മാരായ ആരിഫ്യങ്ങൾ പറയുന്നു അതുകൊണ്ട് ഇബാദത്തിനാണ് ഏറ്റവും അധികം തവക്കറുണ്ടാകേണ്ടത് നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹമെന്ന് ഹോജോ ലോകം കണ്ട മഹാപണ്ഡിതനല്ലേ മഹാന്മാരായ ആരിഫീങ്ങളുടെ തലവനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അബ്ഹു അവിടുന്ന് ഒരു ദിവസം ഇങ്ങനെ അവിടുത്തെ കൊട്ടാരത്തിന് മനോഹരമായ കൊട്ടാരമായിരുന്നല്ലോ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ ആ കൊട്ടാരത്തിൽ ഇബ്രാഹിം അദ്ദേഹം പ്രതിയല്ലാഹുവാനു സുഖലോലുതനായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ റൊട്ടിക്കഷണങ്ങളാണല്ലോ രാജാവ് കഴിക്കുക അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു കാക്ക വരുന്നു ആ കാക്ക അയാളടുത്തേക്ക് പറഞ്ഞെടുക്കുന്നു ആ മനുഷ്യന്റെ ഇബ്രാഹിമിന് അദ്ദേഹം റബിയല്ലാഹു കുവിന്റെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിയതാ കാക്ക കൊത്തിപ്പറിക്കുന്നു വിദൂരമായ ദിശയിലേക്ക് അത് പറന്നു പോകുന്നു ഇത് കാക്കയുടെ പൊതുസ്വഭാവമാണല്ലോ രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ തന്നെ സംഭവിച്ചു മൂന്നാമത്തെ ദിവസവും ഇങ്ങനെ സംഭവിച്ച സമയം ഇതിലെന്തോ അത്ഭുതമുണ്ടെന്ന് മനസ്സിലാക്കി അള്ളാഹു എന്തെങ്കിലും ഒന്ന് കൽബിൽ തോന്നിക്കണല്ലോ രക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയാ കൽബിൽ അള്ളാഹു സൂല് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല ദോഷം തീർത്ത മറകളുണ്ടെങ്കിൽ ഒരാരിഫിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയൂല إن المجرمين إن الأولياء عرائس الوجود والعرائس محجوبون عن المجرمين അള്ളാഹുവിന്റെ അവലിയാക്കന്മാർ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് ദോഷികളായ ആളുകൾക്ക് അവരെ കാണാൻ കഴിയില്ല ദോഷത്തിന് ഒരുപാട് തെറ്റുണ്ട് ഒരുപാട് നഷ്ടം വരാനുണ്ട് തോന്നുന്നുണ്ടോ അത് കറാഹത്തായത് കൊണ്ട് ചെയ്യാം ഒരു ഹറാമല്ലേ ചെയ്യാനെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശരിക്കും മനസ്സിലാക്കിക്കോ ഒരാഴത്തും ഉപകാരപ്പെടൂല ഒരു പ്രസംഗവും ഉപകാരപ്പെടൂല ഒരു വാഴും ഉപകാരപ്പെടൂല ഒരാളത്തും ഉപകാരപ്പെടില്ലകട്ടെ അള്ളാഹു റബ്ബുല്ലിസ തീർക്കുന്ന മറയെ ഭേദിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് ദോഷം കൊണ്ട് തീർക്കപ്പെടുന്ന മറ തൗട് കൊണ്ട് മാത്രം തുറക്കപ്പെടുന്നതാണ് അശ്രദ്ധ കൊണ്ട് അടക്കപ്പെട്ട ഹൃദയം ശ്രദ്ധ കൊണ്ട് മാത്രം തുറക്കപ്പെടുന്നതാണ് ഞാൻ ചുരുക്കി പറയുന്നു ഈ കാക്കയിൽ നിന്ന് വിവരത്തിൽ കൊള്ളാൻ ഇബ്രാഹിമിന് അദ്ദേഹം റബിയല്ലാഹു അനുഭവിന് സാധിച്ചത് അള്ളാഹു അതിർത്തേക്ക് ഹിതാഗത്ത് ഉദ്ദേശിച്ചത് കൊണ്ടാണ് കൊട്ടാരത്തിന് സുഖം സുഖലോലുപനായി മരണപ്പെട്ടു പോകുന്ന രാജാവാകാതെ ആത്മീയ ലോകത്തെ ചക്രവർത്തിയായി അസലിയായ കലാവിൽ അവിടുത്തെ അള്ളാഹു നിശ്ചയിച്ചപ്പോൾ ഈ കാക്കയുടെ പറക്കലിൽ അത്ഭുതം തോന്നി മഹാനവറുകൾ അതെങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്നു പോയി അവസാനം ചെന്നപ്പോൾ വിശാലമായൊരു മൈതാനം കണ്ടു ആ മൈതാനപ്പതാ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടൊരു മനുഷ്യനുണ്ട് നാല് ഭാഗത്ത് നിന്നും ചങ്ങല കൊണ്ട് ബന്ധിച്ച് വെയിലെടുത്ത് കിടക്കുന്ന കരുവാളിച്ചൊരു മനുഷ്യൻ ഇരിക്കുന്നു ആ മനുഷ്യന്റെ ചുണ്ടിലേക്കതാ ഈ കാക്ക കൊത്തിക്കൊണ്ടുവന്ന് റൊട്ടി മുറിച്ചു കൊടുക്കുന്നു കാക്കയവിട്ട് കൊടുക്കുന്ന റൊട്ടി അയാൾ തിന്നുന്നു ഇബ്രാഹിം ദുരദ്ദേഹം മൃതിയല്ലാഹുവൻ കുമാരിൽ നിന്ന് നോക്കിയപ്പോൾ അതാ വിദൂര ദിക്കിലേക്ക് പറന്നുപോയ കാക്ക ചുണ്ടില്ലൽ തുമ്പെള്ളവുമാകി വന്ന് നനഞ്ഞു പോ വരണ്ടു പോകുന്ന ചുണ്ടിലേക്ക് ഈ നനവിപ്പിച്ചു കൊടുത്ത മനുഷ്യന് മരിക്കാതെ കാക്കുന്നു ആ മനുഷ്യന് മരണം വരാതെ കാക്ക സംരക്ഷണം ഏർപ്പെടുത്തുന്നു ഇബ്രാഹിം അതികം തങ്ങളോ ഈ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് ചോദിച്ചടോ എന്താണ് ഞാൻ ഈ കാണുന്നത് എന്തത്ഭുതമാണ് കാണുന്നത് എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ അതിസമ്പന്നനായ കച്ചവടക്കാരനായിരുന്നു വലിയ കച്ചവടക്കാരനായിരുന്നു കച്ചവട യാത്രക്കിടയിൽ കൊള്ളക്കാരെന്നെ ആക്രമിച്ചു അവരെന്റെ സമ്പത്ത് മുൻപട്ടിയെടുത്തു അവസാനം എന്നെ ഇവിടെ കെട്ടിയിട്ടു പോയി പ്രഭുവായ എന്റെ സേവകരെ കൊന്നൊടുക്കി എന്റെ സൈന്യത്തെ അവരെ നശിപ്പിച്ചു വേലേത്ത് വേലേത്ത് ഞാൻ മരിക്കാൻ വേണ്ടി എന്നെ ഇവിടെ അവർ വലിച്ചെറിഞ്ഞു പോയപ്പോ ഈ പറയപ്പെട്ട വിശാലമായ മരുഭൂമിയിൽ എനിക്ക് കാവൽ തരാൻ എന്റെ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ റബ്ബിൽ ഭാരമേൽപ്പിച്ചു എന്റെ ഭക്ഷണവും ജീവിതവും ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചപ്പോൾ അന്ന് മുതൽ ഈ കാക്ക എനിക്ക് റൊട്ടി കൊണ്ടുവന്ന് തരുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നതിന് വെള്ളം തരുന്നുണ്ട് വിശാലമായ ബരുമൂടയിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തത് തവക്കലിന്റെ കനമാണ് ഞാൻ പറയുന്നത് റബ്ബിനെ തന്നെ ഏൽപ്പിച്ചോ വിവാദത്ത് ചെയ്യാനുള്ള തോഫീക്കിലും നിനക്ക് തവക്കലുണ്ടാകണം ആട്ടത്തിലും അനക്കത്തിലും തവക്കലുണ്ടാകണം മണ്ണായി തീർന്ന് അള്ളാഹുവിലേക്ക് മറ്റൊരു ദിവസം പുനർജനിച്ച് അവനവൻ അവന്റെ ഹിസാബിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ആ ബോധത്തിൽ ആ ബോധത്തിൽ തന്നെ ജീവിച്ച് ഹൈറായ കാര്യങ്ങൾ ചെയ്ത് സർവിൽ നിന്ന് അകന്നു നിന്ന് പെരുമാറാൻ നമ്മൾ പരിശ്രമിക്കണം മഹാന്മാരായ ആരിഫീങ്ങളും സ്വാരഹീങ്ങളും അതാണ് പഠിപ്പിച്ചത് ഇതിന്റെ ഒരു ശൈലി അതാണ് ഇപ്പൊ പറ്റിയത് എന്താ അറിയാം ഇപ്പോ പഴയ കാലത്ത് നമ്മൾ ഉസ്താമാരില്ലേ ആ പഴയ കള്ളിത്തിനെടുത്ത് ചുളിഞ്ഞ കുപ്പായിട്ട് നടക്കുന്ന ആളുകള് അള്ളാഹുമ അഗസിന എന്ന് പറഞ്ഞാൽ മഴ പെയ്യേനും എന്താ കാരണം അള്ളാഹുവിൽ അവർ വിശ്വാസതേനും കൽബിൽ അതേനും ഇപ്പൊ നമ്മൾ ബഹുഭാഷി പറഞ്ഞിട്ട് മഴ പെയ്യുന്നില്ല എന്താ കാരണം അള്ളാഹു പറഞ്ഞു ഭൂമിയിലേക്ക് മുന്നിട്ട് അള്ളാഹിനെ വിളിക്കുക അന്നായുസ്തജാബുലഖ് എങ്ങനെ ഉത്തരം കിട്ടും അള്ളാഹുവിലേക്ക് മുന്നിട്ട് അള്ളാഹിനെ വിളിക്കാൻ സാധിക്കണ്ടേ പാവപ്പെട്ട നമുക്കതിൽ നിന്നുള്ള യോഗ്യതല്ല നമ്മുടെ റബ്ബിനോട് നമ്മുടെ ദോഷത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പറയണം നമ്മുടെ പരിപാടി ഈ വാള് ഇവിടെ സംഘടിപ്പിച്ചതിന്റെ പ്രധാന ഉദ്ദേശത ഇനിയും നമുക്ക് ഒരുപാട് പോകാണ്ട് നമ്മുടെ ദീനീ ദാഴ ദീനീ പ്രബോധനം പലപ്പോഴും വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ യുവാക്കൾ ജീവിതത്തിലെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ പട്ടിണി അനുഭവിക്കുന്നവർ കൈത്താങ്ങാകേണ്ടതുണ്ട് നമ്മളിപ്പോഴും ഇവിടെ പല രാജ്യങ്ങളിലും ഇസ്ലാമികമായ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അള്ളാഹു റബ്ബുലിസ പാവപ്പെട്ട നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇനി ഒരു പ്രത്യേക പരിപാടിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനിൽ ഹിന്ദ് ഹാജ റതി അള്ളാഹു അൻഹു അവിടുത്തെ പേരിൽ ഒരു ചെറിയ മൗലൂദോത എന്നിട്ട് നമ്മളെല്ലാവരും കൂട്ടായിരുന്ന് ദ്വായ ചെയ്ത് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കണം സമാപിക്കണം ഇതിനോട് ഒരുപാട് ആളുകൾ പല ദിക്കിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും വന്ന ആളുകളുണ്ട് പലരും സഹായിച്ചവർ സഹകരിച്ചവരുണ്ട് അവരോടെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായി ദ്വായ ചെയ്യണം നമ്മുടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ മുന്നിലുള്ള നമ്മൾ അസ്ഹരിയ അറബി കോളേജ് ആ കോളേജിനെ എല്ലാവരും സഹായിക്കണം അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാവട്ടെ നിങ്ങൾ എല്ലാവരും എന്റെ മുത്താലിമീങ്ങൾക്ക് വേണ്ടി അവർ ഉഹറവിയായ ആലിമീങ്ങളായി ദീനിനെ പ്രചരിപ്പിക്കുന്ന സന്തതികളായി മാറാൻ വേണ്ടി നിങ്ങൾ ദ്വാര ചെയ്യണം അഷ്റഫുൽ ഖൽക്കു സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ സവിധത്തിലേക്ക് അവിടുത്തെ സ്നേഹിക്കുന്ന പാവപ്പെട്ടവർ കൂരിരുട്ടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയ നമ്മുടെ ഹബീബിന്റെ സബിലേക്ക് ചെയ്യുന്ന ചെറിയ സേവനങ്ങളായി ഇത്തരം സംഗമങ്ങൾ മാറണം ദിനവത്രി ഒരുപാട് ഉണ്ടാകും പക്ഷേ അള്ളാഹു തൃപ്തിപ്പെട്ട സമയത്ത് അള്ളാഹു തൃപ്തിപ്പെട്ട സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയുക അള്ളാഹുബിനോട് ദ്വാ ചെയ്യാൻ കഴിയുക അതെല്ലാവർക്കും സാധിക്കൂല ചില സ്ഥലത്ത് ചില സമയത്ത് മുസ്തജാബായ ദ്വാ അള്ളാഹു നൽകാനുദ്ദില്ല വാല അള്ളാഹു റഹ്മത്ത് തരട്ടെ അള്ളാഹുബി റഹ്മത്ത് വേണേ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു റഹമത്ത് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഒരാൾ ആ സദസ്സിലുണ്ടെങ്കിൽ അയാൾ അള്ളാഹു പുറത്താക്കും അയാൾ ആമീം പറയണ്ട കാരണം ഹുമുൽ നടക്കുന്ന സദസ്സാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ മധു പറയുന്ന സദസ്സ് ചെറിയ ആയിക്കോട്ടെ പുറത്തുള്ള ആളുകൾ ഉള്ളിക്ക് കയറിയിരിക്കുക നമുക്ക് ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദു റതി അള്ളാഹു അനഹുവിന്റെ പേരിൽ ഒരു മൗലൂദ് ഓതി ചെയ്ത് പിരിയണം